الخاسرون സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സൗകര്യമില്ല പെട്ടെന്ന് പ്രതിഫലം നേടാൻ ഒരൊറ്റമൂലി എന്ന വിഷയത്തിൽ നിങ്ങളോടൊപ്പം ഏതാനും സമയം ചെലവഴിക്കുക പെട്ടെന്ന് വിജയം നേടാൻ ഖുർആൻ നമുക്ക് മുമ്പിൽ പറഞ്ഞു വെച്ച സൂറത്ത് അൻഫാലിലെ ഒരു ഭാഗം വാ ലാലിലക്കും തുഫ്ലിയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് വിജയം ലഭിക്കാൻ നിങ്ങളെ അള്ളാഹുവിനെ ധാരാളം ഒറ്റ ഒറ്റമൂലിയാണ് സദാസമയവും ദിക്കറുള്ള മനസ്സ് ഒതുക്കുള്ള കസീറ ലാലിലക്കും തുഫ്ലിയും സൂറത്തുൽ ഇമാൻ നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുക നിങ്ങൾക്ക് പെട്ടെന്ന് വിജയിക്കാം ദിക്കുള്ള മനസ്സ് ദിക്കുള്ള കണ്ണുകൾ ദിക്കുള്ള നാവ് ഇത് വിജയത്തിലേക്കെത്താൻ സ്വർഗത്തിലേക്കെത്താൻ പെട്ടെന്ന് സഹായിക്കുന്ന കാര്യമാണ് നബി കരീം സല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞു ലാ തുക്സിറുൽ കലാം വൈദ്യുതിക്കില്ല അള്ളാഹുവിൻ്റെ ദിക്കറില്ലാത്ത സംസാരം വർദ്ധിപ്പിക്കും എവിടെ വെച്ച് സംസാരിക്കുകയാണെങ്കിലും അത് അള്ളാഹുടെ ദിക്കറുണ്ടെങ്കിൽ സംസാരിക്കണം അല്ലെങ്കിൽ ഒഴിഞ്ഞുകൂടുക പെട്ടെന്ന് സ്വർഗത്തിലെത്താനുള്ള വഴി അതാണ് അള്ളാഹുവിൻ്റെ ദിക്കറുള്ള സംസാരമാണെങ്കിൽ അതിൽ പങ്കുകൊള്ളാം അള്ളാഹുവിൻ്റെ ദിക്കറില്ലാത്ത സംസാരങ്ങളാണ് നടക്കുന്നതെങ്കിൽ ആ സംസാരത്തിൽ നിന്ന് വിട്ടുപോകണം അതുകൊണ്ടാണ് നബിസുല്ലാസ്ലോ പറഞ്ഞത് ലാത്തുൽ കലാം ദിക്കില്ല അള്ളാഹിന്റെ ദിക്കർ ശൂന്യമായ സംസാരങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കരുത് അള്ളാഹിൻ്റെ ദിക്കറില്ലാത്ത കുടുംബവുമായും വ്യക്തികളുമായും ബന്ധപ്പെടരുത് വിശുദ്ധ ഖുർആാൻ്റെ അള്ളാഹു പറയുന്നു വലാ തുത്തിയുമെന്ന അറുഫല്ല കബുലഹുവാൻ ദിക്കിരിന കൽബ് മനസ്സ് അള്ളാഹിൻ്റെ ദിക്കറിൽ നിന്ന് വിട്ടകന്നു പോയ ഒരാളുടെയും വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കരുത് ആ അത്തരം ആളുകളുടെ സംസാര കാര്യങ്ങളിൽ നിങ്ങൾ അശ്രദ്ധമായി പോകരുത് ചില കുടുംബങ്ങളിലൊക്കെ അള്ളാഹിൻ്റെ ദിക്കർ ശുദ്ധമായും ശൂന്യമായി പോയിട്ടുണ്ടാവും അവർക്ക് അവിടെ പാട്ടും കൂത്തും അരങ്ങുകളുമായിരിക്കും ഒരുപാട് ആഹ്ലാദത്തിലേക്ക് കൂപ്പുകുത്തി വീഴാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് കുടുംബങ്ങളുണ്ട് അത്തരം ആളുകളുടെ സംസാരത്തിലേക്ക് നിങ്ങളുടെ മനസ്സൊരിക്കരുത് നിങ്ങൾ കൊടുക്കരുത് അതാണ് വരാ നീ അനുസരിക്കരുത് മൻ കൽബഹു നമ്മുടെ ദിക്കിൽ നിന്ന് മനസ്സകന്നു പോയവരുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കരുത് അവരെ നിങ്ങൾ അശ്രദ്ധരായി തള്ളിവിട്ടേക്കണം ഒത്തബാഹു അത്തരം ആളുകൾ അള്ളാഹിന്റെ ദിക്കിറില്ലാത്ത മനുഷ്യന്മാർ സ്വന്തം ഇഷ്ടത്തെയാണ് പിൻപറ്റുക അള്ളാഹുവോ അവൻ്റെ പ്രവാചകനോ പറഞ്ഞ കാര്യങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാവുകയില്ല അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു വെക്കാൻ അമ്രുഹുഫുറുത്ത അവൻ്റെ കാര്യം ധിക്കാരത്തിലൂടെയാണ് കടന്നു പോവുക ഒന്ന് അള്ളാഹുവിൻ്റെ ദിക്കർ ശൂന്യമായി രണ്ട് അവൻ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നു മൂന്ന് അവൻ അത്തരം ധിക്കാരപരമായ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകും നമുക്ക് മൂന്ന് കാര്യമാണ് നൽകിയത് അപ്പോൾ ദിക്കർ എന്നത് സ്വർഗത്തിലെത്താൻ എളുപ്പ വഴിയാണ് അത് അതിന് അതിന് സാധിക്കും വിധമുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലാസ് നമുക്ക് നൽകിയിട്ടുണ്ട് അള്ളാഹു നമ്മളെ വിളിച്ച് പ്രത്യേകം പറഞ്ഞു യാ വിശ്വസിച്ചവരെ തൗഹീദുള്ളവരെ ആഹ്റത്തിൽ വിശ്വസിക്കുന്നവരെ ധാരാളമായി നിങ്ങൾ അള്ളാഹുവിന് അർപ്പിക്കണം വസബ്ബഹു പ്രഭാത പ്രദോഷ സന്ദർഭങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുക എങ്കിൽ യുസല്ലി അള്ളാഹും അവൻ്റെ മലക്കുകളും നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചുരിഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് അള്ളാഹുവിൻ്റെയും മലായിക്കത്തുകളുടെയും അനുഗ്രഹം ചൊരിയപ്പെടാൻ നമ്മൾ ധാരാളമായി ദിക്കറുള്ളവരായി ജീവിക്കണം ഒരു ദിക്കറില്ലാത്ത ദിക്കർ നഷ്ടപ്പെട്ട അള്ളാഹുമായി യാതൊരു ബന്ധവുമില്ലാത്ത അത് മനസ്സിലൊരു സ്ഥാനവുമില്ലാത്ത ദിക്കറുള്ള ആളുകളുണ്ട് എല്ലാ കാര്യങ്ങളിലും അവരുണ്ടാവും അവർ ഹജ്ജിന് പണമടക്കും ഹജ്ജിന് പോകും അവർ ഉമ്രക്ക് പോകും അവർ നോമ്പനുഷ്ഠിക്കും അവർ കയ്യാമില്ലേക്ക് ഉണ്ടാവും തഹജുദിന് ഉണ്ടാവും പക്ഷേ അവർക്കില്ലാത്ത ഒന്നുണ്ട് അത് ദിക്റാണ് നിങ്ങൾ ആ മഹാഭാവികളിൽപ്പെട്ടവരാണോ എന്ന് സ്വയം പരിശോധിക്കുക മഹാഭാവികളാണത് എല്ലാം ചെയ്തു പക്ഷെ ഒന്നും മനസ്സിനകത്ത് ഒരു നേരം പോലും അള്ളാഹു വന്നിട്ടില്ല എല്ലാ നല്ല കാര്യങ്ങളിലും ആ കക്ഷി ഉണ്ടായിട്ടുണ്ട് അത്തരം ദിക്കർ നഷ്ടപ്പെട്ടു പോയ ആളുകളെയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ മുനാഫിക് എന്ന് പറയുന്നത് അള്ളാഹിന്റെ ദിക്കർ മാറ്റിവെച്ച ആളുകൾ അവരാണ് മുനാഫിക് ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കില്ല സുഫലിമിനാണ് നരകത്തിൻ്റെ ഏറ്റവും അടിയിലെ തട്ടവർക്കുള്ളതാണ് അതുകൊണ്ട് എത്ര നിസ്സാരമായ ഇബാദത്തുകളാണെങ്കിലും ആ ഇബാദത്തുകളിൽ ദിക്ർ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് സദാസമയവും പരിശോധിക്കുക അള്ളാഹുവിൻ്റെ പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആാനും നമുക്ക് നൽകിയ ഒരുപാട് സന്ദേശങ്ങളുണ്ട് ദിക്ർ നഷ്ടപ്പെട്ട ആളുകളെ ഖുർആൻ പറയുന്നു ഇസ്തഹബദ് അലൈഹിം ഷെയ്ത്താൻ ഒരാളെ ചെകുത്താൻ കീഴടക്കി കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ഏറ്റവും വലിയ നട്ടം അള്ളാഹിന്റെ ദിക്ർ മറപ്പിച്ചു കളയും അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ അള്ളാഹു എന്ന് പറയുന്ന ശക്തിയെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ അതോടൊപ്പം തന്നെ സദാ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു തന്റെ ഓരോ അനക്കവും കണ്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹു അതാണ് ദിക്കർ ആ ദിക്കർ നമ്മൾ ഉണ്ടാകുമ്പോഴാണ് നാം നാവ് കൊണ്ട് നിർവഹിക്കുന്ന ദിക്കറുകൾക്ക് ശക്തി ഉണ്ടാകും അപ്പോഴാണ് നാം അള്ളാഹുമായി അടുക്കുന്നത് അല്ലാതിരുന്നാൽ അള്ളാഹിലേക്ക് അടുക്കില്ല പകരം നമ്മൾ ഹജ്ജിലേക്ക് പോയിട്ടുണ്ടാവും പകരം നാം ദിക്കറുകൾ ഉത്ബോധനങ്ങൾ കേൾക്കാൻ പോയിട്ടുണ്ടാവും ഉത്ബോധനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പക്ഷെ അതൊന്നും കൽവിനകത്ത് ഒരല്പം പോലും ഒരു ഒരു നിലക്കുള്ള മാനസിക പരിവർത്തനം തയ്യാറാകാതിരിക്കുമ്പോൾ ഖുർആൻ പറഞ്ഞതുപോലെ ചെകുത്താൻ നമ്മളുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിനെ മറപ്പിച്ചു കളയും അപ്പോഴോ ഉലായിക്ക ഹിസ്ബുഷെയ്ത്താൻ ദിക്ർ മറപ്പിച്ചു കളഞ്ഞാൽ അവർ ചെകുത്താന്റെ പാർട്ടിക്കാരാണ് അലാ ഇന്ന ഹിസ്ബ ഷെയ്ത്താലിഹുൽ ഹാസിറൂൻ ചെകുത്താന്റെ പാർട്ടിക്കാർ ഇഹപര നാട്ടകാരികളാണ് അപ്പം നമുക്ക് ദിക്കറാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് ആ ദിക്കർ നഷ്ടപ്പെടാൻ ഏറ്റവും കൂടുതൽ നമ്മെ സഹായിക്കുന്നത് ചെകുത്താണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഒരാൾ ഏകാന്തനായി ഒരിടത്തു നിന്നു അപ്പോൾ തൻ്റെ പിൽക്കാലത്തുള്ള കഴിഞ്ഞുപോയ ഇന്നലകളിലെ പാപങ്ങളെക്കുറിച്ച് ഓർത്തു അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഓർത്തു മരണത്തോട് അടുത്തിരിക്കുന്നു എന്ന ചിന്ത വന്നു പടച്ചോനെ ഇനി എനിക്ക് അധികം കാലമില്ലല്ലോ എനിക്ക് ഉപാധിരു അയ്യാമിൽ ഹാലിയ കഴിഞ്ഞുപോയ ഇന്നലകളിലേക്ക് സൽക്കർമ്മനിരതനായി ജീവിക്കാൻ ഇനി സമയമില്ലല്ലോ എന്ന ഭയം ആ മനുഷ്യനുണ്ടായി ആ സമയത്ത് അള്ളാഹുവിനെ ഒറ്റയ്ക്കിരുന്ന് ഓർത്തു ഫാദത്ത് അയിനാഹു അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീർ പൊടിഞ്ഞു ആ കണ്ണുകൾ ഒരിക്കലും ഉണ്ടാവുകയില്ല നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട കണ്ണാണ് അതുകൊണ്ട് അയിനും ബക്കത്ത് മിൻ ഹഷിയത്തില്ല അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന കണ്ണുകൾ നരകത്തിൽ രക്ഷപ്പെട്ടതാണെന്ന് റസൂൽ അള്ളാഹി സ്വലാസ്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കണ്ണ് അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന കണ്ണ് ഏകാന്തതയിൽ നിൽക്കുമ്പോൾ അള്ളാഹിനെ ഓർത്തുകൊണ്ട് അള്ളാഹിന്റെ ശിക്ഷയെ ഓർത്തുകൊണ്ട് നരക ശിക്ഷയെക്കുറിച്ച് ഓർത്തുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അതിയായ അടങ്ങാത്ത ആഗ്രഹം കൊണ്ട് അതോടൊപ്പം പടച്ചവനെ കയ്യിലൊന്നുമില്ലല്ലോ സമയമായിട്ടുണ്ടല്ലോ എന്ന ഭയം ഈ ദിക്കർ ഇഖ്ലാസോട് കൂടിയാണെങ്കിൽ ഹൗഫോട് കൂടിയാണെങ്കിൽ തക്വയോട് കൂടിയാണ് നമുക്ക് ഈ അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റ് വന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ കണ്ണുകൾ നനയും യാതൊരു സംശയവും വേണ്ട പലപ്പോഴും നമുക്ക് സമയമായിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം സമയമായിട്ടില്ല എന്ന് വരുത്താനുള്ള ശ്രമത്തിലാണ് നമ്മൾ പോരാ നമ്മൾ മറക്കാൻ പോകാനുള്ള സമയം ഏത് സമയവും നമ്മുടെ പിന്നാലെ ഉണ്ട് എന്ന ബോധത്തോടു കൂടി അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രദ്ധിക്കുക നബിസലാഹു അലൈഹി വസ്ലമ നമുക്ക് പഠിപ്പിച്ചെന്ന ഒരുപാട് നന്മ നിറഞ്ഞ പെട്ടെന്ന് പ്രതിഫലം ലഭിക്കാൻ പറ്റാവുന്ന ഒരുപാട് ദിക്കറുകളുണ്ട് നാം അതൊക്കെ ചെയ്യുന്നവരാണ് പക്ഷേ അത് എത്രമാത്രം ബോധത്തോടു കൂടിയാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സാധാരണ രീതിയിൽ നമ്മൾ അള്ളാഹു അക്ബർ എന്ന് ഒരാൾ പറഞ്ഞാൽ ഒരാള് അള്ളാഹു അക്ബർ എന്ന് തെക്കിപ്പീർ ചൊല്ലിയാൽ എത്രയോ പ്രാവശ്യം നമ്മൾ നിന്ന് നിങ്ങൾ ആലോചിച്ചു രണ്ട് റക്കായത്തുള്ള ഫർദ് നമസ്കാരം നിർവഹിക്കുന്ന ഒരു മുസ്ലിം എത്ര വട്ടം അള്ളാഹു അക്ബർ എന്ന് പറയും പന്ത്രണ്ട് വട്ടം രണ്ട് റക്കായത്തിൽ അള്ളാഹു അക്ബർ എന്ന് തെക്ബീർ ചെല്ലുന്നത് ബോധപൂർവമാണ് അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ ഇനി എനിക്കിതിൽ ഒറ്റാരും അതിനേക്കാൾ വലുതല്ല എന്ന് ചിന്തിക്കാൻ കഴിയും വിധം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പന്ത്രണ്ട് തക്ബീറുകൾ തന്നെ മതി നമുക്ക് സമുദ്രത്തിലെ തിരമാലകൾ പോലെ പാപം ചെയ്തവരാണെങ്കിൽ പോലും ആ തദ്ബീർ നിങ്ങൾ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് കൂടി ഹൗഫോടുകൂടി കൂടിയാണ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും നമുക്ക് പുറത്തു തരാൻ അള്ളാഹു അവസരമൊരുക്കുമെന്ന് നബി സല്ലാഹു അലൈഹി വസ്ലം ഓടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ വളരെയധികം പ്രത്യേകം പ്രതിഫലം കിട്ടാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ സാധാരണ ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് സൂറത്തുകൾ ഓതുക നാസ് ഫലക്ക് ഇഹ്ലാസ് മൂന്ന് സൂറത്തുകൾ നബി സല്ലാസ്ലം ഓതുമായിരുന്നു അപ്പോ നാസും ഫലക്കും ഇഹ്ലാസും ഓതുമ്പോൾ പൂർണ്ണമായും അള്ളാഹിന്റെ വിശേഷണങ്ങളാണ് ആ സൂറകൾ മുഴുവൻ വിശദീകരിക്കുന്നത് ഞാൻ അതിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല കടക്കണമെങ്കിൽ ഒരു വിനോദം ഉണ്ടായതുകൊണ്ടല്ല കടക്കേണ്ട ആവശ്യമില്ല അത്രമാത്രം അള്ളാഹുവിന്റെ അഡ്രസ് ചെയ്യുകയാണ് അള്ളാഹുവിന് അല്ലെ നമുക്ക് ചെറുതായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം സൂറത്തു ഒന്ന് പരിശോധിച്ച് നോക്കും കുൽ നബിയെ പറയുക അഴുതു ഞാൻ രക്ഷ ചോദിക്കുകയാണ് ബിറബിന്നാസ് ആരോട് ജനങ്ങളുടെ രക്ഷിതാവ് ഒരു അഡ്രസ്സാണ് അള്ളാഹു ബിറബിന്നാസ് രണ്ടാമത്തെ അഡ്രസ് എന്താ മലിക്കിന്നാസ് ജനങ്ങളുടെ രാജാതിരാജനായ അള്ളാഹു മൂന്നാമത്തെ അഡ്രസ് ഇലാഹിന്നാസ് ജനങ്ങളുടെ ആരാധ്യനായ അള്ളാഹുവിനും ഞാൻ രക്ഷ ചോദിക്കുകയാണ് എന്തിൽ നിന്ന് മിൻ ഷെറിൽ വസ്വാസിൽ ഹന്നാസ് എൻ്റെ മനസ്സിൽ ഒരുപാട് വിചാര വികാരങ്ങൾ നൽകി എന്നെ നശിപ്പിച്ച് എനിക്ക് കാണാൻ കഴിയാത്ത വിധം പിന്മാറിക്കളയുന്ന ആ ചെകുത്താൻ്റെ ഉപദ്രവത്തിൽ നിന്നാണ് അള്ളാഹുവിനെ ഞാൻ രക്ഷ ചോദിക്കുന്നത് അല്ലെ ഇത് നബി കരീം സലാഹു അലൈഹി വസ്ലമ ഈ സൂറത്തുകൾ നാസ് ഫലക്ക് ഇഖ്ലാസ് ഈ മൂന്ന് സൂറത്തുകൾ ഓരോ ഫർദ് നമസ്കാരം കഴിയുമ്പോൾ അതിന് നിബിസദാസമായി സമയം കണ്ടെത്തും കാരണം പ്രവാചകന് വേണ്ടത് സ്വർഗമാണ് പ്രവാചകന് വേണ്ടത് നരകമോചനമാണ് നമുക്ക് വേണ്ടത് എന്താണ് ചിന്തിക്കുക എന്ത് വേണമെന്ന് നിബിസദാസ്ലാം പറഞ്ഞു ഇന്ന ഫിത്തുനിയ ജന്ന ദുനിയാവിനൊരു സ്വർഗമുണ്ട് മല്ലം യദുഹുൽഹ ലാ യദുഹുൽ ജന്നത്തല്ലാഹ ആ സ്വർഗത്തിൽ പ്രവേശിക്കാത്തവർക്ക് ദുനിയാവിലെ സ്വർഗത്തിൽ പ്രവേശിക്കാത്തവർക്ക് പരലോകത്തെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല ദുനിയാവിലുള്ള സ്വർഗം ഏതാണെന്ന് റസൂള്ളാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു അള്ളാഹുവിന്റെ ഇവിടെ പ്രവേശിക്കാൻ കഴിയാത്ത ആളുകൾക്ക് സ്വർഗത്തിൽ അവിടെ കയറാൻ കഴിയില്ല അപ്പൊ നമുക്ക് സ്വർഗത്തിൽ കയറണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നാം ചെയ്യേണ്ടത് വളരെ ആത്മാർത്ഥതയോടുകൂടി നാം നിർവഹിക്കുന്ന തദ്ബീറുകളും ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു വരികയാണ് ശ്രദ്ധിക്കുക നബ്സല്ലാസ്ലാം പറഞ്ഞു മൻ കാല സുബാൻ ഒരു ദിവസം ഒരാൾ സുബഹാനല്ലാഹിഹി എന്ന് സുബഹാനല്ലാഹിഹി ഇത് പറയാൻ പള്ളിയിൽ കയറേണ്ട ആവശ്യമില്ല ഉണ്ടോ ഇല്ല വാഹനത്തിൽ പോകുമ്പോൾ പറയാം സുബഹാനല്ലാഹിഹി എന്താ അള്ളാഹു പരിശുദ്ധനാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും ഇത്ര സൗകര്യത്തോടു കൂടി ഒരുക്കി തന്ന പടച്ചവനെ കാണുമ്പോൾ അള്ളാഹു പരിശുദ്ധനാണെന്ന് പറയുന്നതിന് തടസ്സമുണ്ടോ ഇല്ല ഞാൻ നിൽക്കുന്നു വീഴുന്നില്ല ചിന്തിക്കുമ്പോൾ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചാൽ സുബഹാനല്ലാ എന്ന് പറയാൻ തടസ്സമുണ്ട് അങ്ങനെ ഒരു ദിവസത്തിൽ നൂറ് പ്രാവശ്യം ഞാൻ പറയുക സുബഹാനല്ലാ എപ്പോഴും പറഞ്ഞു അതിന് സമയം വേണം സന്ദർഭമുണ്ട് ഏത് സമയത്തും പറഞ്ഞൂടെ എന്താ നമുക്കുള്ള പ്രതിഫലം ഹുത്തത്ത് ഹത്തായ അവന്റെ പാപങ്ങൾ അള്ളാഹു മായ്ക്കപ്പെടും കാലത്ത് മിസ്ല സബദിൽ ബഹ്റം സമുദ്രത്തിലെ തിരമാലകളുടെ അത്ര പാപം ചെയ്താൽ പോലും ഒരു ദിവസം നൂറ് പ്രാവശ്യം ഹൗഫോടുകൂടി തക്കവയോടുകൂടി അതോടൊപ്പം ഇഹ്ലാസോടുകൂടി നിങ്ങൾ നമ്മൾ എപ്പോഴെല്ലാം സുബാനുള്ള എന്ന് പറയും അല്ലേ അള്ളാഹു പരിശുദ്ധൻ എന്ന് എപ്പോഴെല്ലാം പറയും ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലേ അതല്ലാതെ തന്നെ ഒരു ദിവസം നൂറ് പ്രാവശ്യം ഇത് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടത് നമ്മൾ മുജാഹിദുകളെ സംബന്ധിച്ച ആളുകളെ ധാരണ മുജാഹിദുകൾക്ക് ദിക്കറില്ല അവർക്ക് ദിക്കറൊന്നുമില്ല അവർ വെറുതെ അടക്കുക ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതിൽ ചെറിയൊരു പങ്ക് നമുക്കുണ്ട് തന്നെ അഭിപ്രായം കാരണം നമ്മൾ ദിക്കറൊന്നും ചെല്ലാറില്ലാത്ത ദിക്കർ ചെല്ലിയാ സുന്യായി പോകുമെന്നോ ഒരു ധാരണയിൽ അങ്ങനെ ഉണ്ട് ദിക്കർ ചെല്ലിയാ പിന്നെ തെബിലീകായി പോകുമെന്ന് ഒരു ധാരണ ദിക്കർ ചെല്ലിയാ പിന്നെ ദിക്കർ ഒന്നും ചെല്ലാണ്ട് എണീച്ചേർന്നാ മുജാഹിദാവുന്നുള്ള ഒരു ധാരണയും അവൻ മുജാഹിദല്ലാതെ അവൻ നരകത്തിലേക്കുള്ള പെട്ടിയായി മാറും അതുകൊണ്ട് നമ്മൾ മുജാഹിദുകൾ ജനങ്ങളെ പഠിപ്പിക്കുന്നത് ദിക്റ് വേണം ദിക്റ് ഒരു ഹൽക്കയുണ്ടാക്കി വട്ടളഞ്ഞിരുന്ന് ഒരു ഇമാമിന്റെ നേതൃത്വത്തിൽ എല്ലാ പണി നടത്തേണ്ടത് പകരം നമ്മളെപ്പോഴും ദിക്റുള്ള നാമങ്ങളായിരിക്കണം സുബാനല്ലാഹിഹി എന്ന് നൂറ് പ്രാവശ്യം പറഞ്ഞാലുള്ള പ്രതിഫലം എത്ര പറഞ്ഞത് പാപങ്ങൾ മായ്ക്കപ്പെടും എത്രയുണ്ടെങ്കിൽ പോലും സമുദ്രത്തിലെ തിരമാലകൾക്കത്ര സമുദ്രത്തിലെ തിരമാലാക്കി എണ്ണാൻ കഴിയും അത്രയൊക്കെ തെറ്റ് നമ്മൾ ഇരുന്നു ഇല്ലല്ലോ അപ്പം നൂറ് പ്രാവശ്യം അതൊന്ന് പറയണം എന്നൊരു തീരുമാനം ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നന്നായില്ലേ അല്ലേ നന്നായില്ലേ നിബ്സല്ലാസ്ലാം പറയുന്നു ആയിരം നന്മകൾ രേഖപ്പെടുത്താൻ ആയിരം തിന്മകൾ മായ്ച്ചു കളയാൻ ഒരൊറ്റ സിക്കർ ഒരൊറ്റ മൊഴി കേട്ടോളൂ അൻ സയദ് നബി വക്കാസ് സയദ് നബി വക്കാസാമിനെ കുറിച്ച് കുന്ന നബി ഇസ്ലാസ്ലമ ഞങ്ങൾ നബിയുടെ അടുത്തിരിക്കുകയാണ് فقال അപ്പോൾ നബി ചോദിച്ചു എല്ലാ ദിവസവും ആയിരം നന്മ സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ ഒരു ദിവസം എല്ലാ ദിവസവും ആയിരം നന്മ സമ്പാദിക്കാൻ കഴിയുമോ സഹാബത്തിനോട് നബിയുടെ ചോദ്യം അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സദസ്സിലുണ്ടായിരുന്ന ഒരാൾ ചോദിച്ചു നബിയെ അതെങ്ങനെയാണ് സാധിക്കുക കൈഫ ഞങ്ങൾ ഒരാൾക്ക് എങ്ങനെയാണ് റസൂലെ ആയിരം നന്മ സമ്പാദിക്കാൻ കഴിയുക റസൂൽ പറഞ്ഞു നിങ്ങൾ ഒരു ദിവസം സുബഹാനല്ല എന്ന് നൂറ് പ്രാവശ്യം പറഞ്ഞാൽ ഹസന ആയിരം നന്മകൾ നിങ്ങൾക്ക് എഴുതി വെക്കും ഔ ആയിരം തിന്മ മായിച്ചു കളയും നൂറ് പ്രാവശ്യം സുബഹാനല്ല എന്ന് പറഞ്ഞാൽ ആയിരം നന്മയാണ് അത്ര നമ്മൾ കിട്ടുന്നത് എന്താ അപ്പം നമുക്കല്ല വല്ല തകരാറുണ്ടോ കൂടി തക്വയോട് കൂടി അത് സുഖാനുള്ളതെന്ന് എന്ന് പറയാം ആയിരം നൂറ് വട്ടം പറയാൻ വല്ല പ്രയാസമുണ്ട് എന്തെല്ലാം പാപങ്ങൾ നമ്മുടെ ഭാഗത്ത് വന്നു പോയിട്ടുണ്ട് മായ്ക്കപ്പെടണം നമ്മളും ആഗ്രഹിക്കുന്നില്ല ആരെ കണ്ടാലും ദ്വാ ചെയ്യണമെന്ന് പറയാറില്ല ഹജ്ജിന് പോണവരോടൊക്കെ പറയാറില്ലേ ദ്വാ ചെയ്യണം നിങ്ങൾ എന്താ ചെയ്യണ്ടേ ഇതൊക്കെ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥന അമ്മ സ്വീകരിക്കുള്ളൂ ഇതൊന്നും ചെയ്യാത്ത വെറുതെ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഓർക്ക് വേണ്ടി ആരെയും ദ്വാ ചെയ്താലും അമ്മ സ്വീകരിക്കൂല നമ്മൾ ഉള്ളവരായിരിക്കണം അത് നബി കല്ലാ സല്ലാ അലൈഹി നമുക്ക് പഠിപ്പിച്ചത് ആ നിലക്കാൾ നബി സല്ലാ അലൈഹി മകരിവ് നമസ്കരിച്ചു കഴിഞ്ഞാൽ റസൂല്ലായി സ്വല്ലാസ്ലമ അള്ളാഹിനോട് ഏഴ് പ്രാവശ്യം പറയുന്ന പ്രാർത്ഥനയാണ് അള്ളാഹുമ്മി അസ്അലുക്കൽ ജന്ന ഇന്നി അസ്അലുക്കൽ ജന്ന ഇന്നി അസ്അലുക്കൽ ജന്ന ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു ഏഴ് വട്ടം മകരിവ് കഴിഞ്ഞാൽ നബി വല്ല മുടക്കുണ്ടോ വല്ല പ്രയാസമുള്ള കാര്യമാണോ പക്ഷെ നമുക്ക് സമയമില്ല നമ്മൾ എന്തിൻ്റെയൊക്കെയോ ആളുകളാണ് നമുക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് വേറെ അല്ലേ പലരുടെയും ആമിലീയങ്ങളാണ് നമ്മൾ പ്രവർത്തകന്മാരാണ് ഈ പ്രവർത്തകന്മാർക്ക് ഏറ്റവും കൂടുതൽ നന്നാവാനുള്ള അവസരം ഇത്തരം ക്ലാസ്സുകളാണ് അതിനും വരില്ല അതിനും വരില്ല ആർക്ക് വലിയ വലിയ ആൾക്കാരാരെയും വരുന്നുണ്ടെങ്കിൽ നോക്കാം കെ വി എന്തിനാ കെ വി ഒന്നും കെ എൻ എമ്മിന്റെ വലിയ ആളല്ല അപ്പൊ കുറച്ച് ആൾക്കാർ വരും വലിയ ആൾക്കാർ വരും അതിന് വരിക ഓലെ കാണിക്കുക ഓര് പെട്ടുണ്ടാവുമ്പോ നമ്മളിവിടെ സ്ഥിരമായിട്ടുള്ള ആൾക്കാരാ ഇവിടെ ഇവിടെ നമ്മൾ പറല് ഇവിടെ പെറ്റെടുക്കുക നിങ്ങൾ ഇവിടെ പെറ്റെടുത്തോണ്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ ആരെ വാലായി നടന്നിട്ട് ഒരു കാര്യമില്ല അള്ളാന്റെ വാലായി നടന്നോളി അതിന് നിങ്ങൾക്ക് ഉണ്ടായാൽ രക്ഷപ്പെടും ഇത് പറയാൻ ചിലപ്പോൾ വൈകിപ്പോണ്ട എന്ന് പറയാം കേട്ടോ കേൾക്കാൻ നിങ്ങൾ വൈകിപ്പോണ്ട പറയാൻ ഞാനും വൈകിപ്പോണ്ട അതുകൊണ്ട് കൽബ് ദിക്കറുകൾ കൊണ്ട് നിറയട്ടെ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി സ്വലമ ഏഴ് പ്രാവശ്യം മകരിബ് നമസ്കരിച്ച സ്വർഗം ചോദിക്കും എന്നാലോ അതേ ഏഴ് പ്രാവശ്യം അള്ളാഹുമെന്നി ഏഴ് പ്രാവശ്യം ഇത് റസൂലുള്ള മകരിബ് നിസ്കരിച്ചോട്ടോളം കാലം നടത്തിയ പ്രാർത്ഥന അങ്ങനെ അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ കുറച്ചൊരേ സ്വർഗം കൊണ്ടാത് ഏഴെട്ടം ഏഴെട്ടം ചോദിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ തന്നെ അത് ആ സ്വർഗം നമ്മൾ നമ്മൾ എത്തിക്കഴിഞ്ഞവിടെ അല്ലേ ഏഴ് പ്രാവശ്യം ആവർത്തിച്ച് നരകത്തിൽ നിന്ന് മോചനം ചോദിക്കുമ്പോൾ മോചനം നമ്മളെ മനസ്സുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു അല്ലല്ലേ അതുകൊണ്ടാണ് സുഹൃദാശ്വാസമ ഏഴുവട്ടം അതിനൊന്നും നമുക്ക് സമയമില്ല വീടിയാളില്ല വീടിയാളില്ലാത്തതുകൊണ്ട് നമുക്ക് സമയമില്ല പിന്നെ വെറും ദിഗ്രിയേറ്റ് നമ്മൾ മൂല്യം വരാം അങ്ങനെ വയ്ക്കാം നിങ്ങൾ മൊയ്യന്മാരാവട്ടെ ആ നാളെ കാരണം ഇതൊക്കെ മൊയ്ലിയന്മാർ ചെയ്യേണ്ട പണിയാണ് അതുകൊണ്ട് ആ മൊയ്യന്മാർ എപ്പോഴും പള്ളിക്കൊരു ദിസ്പീറ്റ് നിൽക്കും ഒരു നിങ്ങളെ കാണുമ്പോൾ സുബാനുള്ളതാണ് അല്ലോ അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് രാവും പാലും സുബാനുള്ളത്തെ ആൾക്കാരാണ് വരുന്നത് ഇവര് എ ടി യു ആണ് ആഹ്റം തൊഴിലാളി യൂണിയൻ എല്ലാത്തിനും യൂണിയനിലാണ് അപ്പൊ അതുകൊണ്ട് ഇത് ഒരു യൂണിയനായി മാറുകയാണ് അപ്പൊ മുസ്ലിങ്ങളായ ആൾക്കാർ അള്ളാഹിന്റെ ദീനിൽ നിന്ന് അകന്നു പോവുകയാണ് അതുകൊണ്ട് നബി കരീം സലാഹു അലൈഹി വസ്ലാമ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചോദിച്ചോളൂ രാവും പകലും ഇസ്ലാമി പടച്ചവനെ നൃത്തത്തിൽ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ എന്നെ നീ സഹായിക്കണമേ നൃത്തത്തിലെ നമ്മളവിടെ നിൽക്കുകയാണെങ്കിൽ ഇസ്ലാം കൊണ്ട് നീ എന്നെ സംരക്ഷിക്കണേ എന്ന് പ്രാർത്ഥന എവിടെങ്കിലും ബസ് ബസ് സ്റ്റാപ്പ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് അപ്പൊ അള്ളാഹു എന്ന് അള്ളാഹിനോട് ബിൽ ഇസ്ലാമി കായ്മ നൃത്തത്തിൽ പഠിച്ചോനെ ഇസ്ലാം കൊണ്ട് നീ എന്നെ സഹായിക്കണേ എന്തെല്ലാം തെറ്റുകൾ അപ്പൊ തന്നെ പോയി അല്ലേ ആ നൃത്തത്തിൽ എന്തെല്ലാം തെറ്റുകൾ വരാം അവിടൊക്കെ പോയി വൈഫല്യബിൽ ഇസ്ലാമി കായിക ഇരിക്കുമ്പോൾ പടച്ചവനെ ഇസ്ലാം കൊണ്ട് നീ എന്നെ സഹായിക്കണം ചിലപ്പോ നമ്മൾ നിൽക്കുമ്പോൾ ഭയങ്കര അഹങ്കാരം വന്നു ഇപ്പൊ ഈ പ്രാർത്ഥന നടത്തിയാലോ അഹങ്കാരം പോയി ചിലപ്പോ ഇരുന്നപ്പോഴായിരിക്കും ഭയങ്കര അഹങ്കാരം തോന്നിയത് അപ്പൊ ഈ പ്രാർത്ഥന നടത്തിയപ്പോഴോ അതങ്ങ് പോയില്ല ഇസ്ലാം കൊണ്ട് സഹായിക്കാൻ പറഞ്ഞ ആൾക്ക് ഇരുത്തത്തിൽ അഹങ്കാരം വരുമോ നൃത്തത്തിൽ വരുമോ റസൂല്ലാ ഇസ്ലാസ്ലാം പറയുന്നു ഇസ്ലാമി പടച്ചവനെ ഉറങ്ങുമ്പോൾ എന്നെ നീ ഇസ്ലാം കൊണ്ട് സഹായിക്കണേ സംരക്ഷിക്കണേ തമ്പുരാനെ എന്തൊരു പ്രാർത്ഥനയല്ലേ നൃത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും ഒക്കെ അള്ളാഹുവെ ഇസ്ലാം കൊണ്ട് സഹായിക്കണമേ ഇങ്ങനെ നിരവധി പ്രാർത്ഥനകൾ അള്ളാഹു റസൂൽ പ്രാർത്ഥിക്കുകയാണ് റസൂൽ പറയുന്നു അള്ളാഹു എനിക്ക് പ്രായമാകുമ്പോൾ പടച്ചോനെ വിശാലമായ ഉപജീവനം നീ എനിക്ക് നൽകണമേ എന്താ വിശാലമായ ഉപജീവനം എപ്പോൾ പ്രായമാകുമ്പോൾ പ്രായമാകുമ്പോഴാണല്ലോ സാധാരണഗതിയിൽ നമുക്ക് ഉപജീവനത്തിന് കുറച്ച് പ്രയാസം വരിക ചിന്ത വരും അല്ലേ പ്രായമുള്ള ആളുകൾക്ക് എന്നിന്നെ ആര് സംരക്ഷിക്കും മക്കൾ നോക്കൂ നോക്കൂലേ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ അവിടെ റസൂൽ അസ്ലാസ്ലമ മക്കളിലല്ല അള്ളാഹുവിനോട് ചോദിച്ചു എന്നിട്ട് പറഞ്ഞു പഠിച്ചവനെ പടച്ചവനെ എൻ്റെ പ്രായം നഷ്ടമില്ലാതായി പോവുക പെട്ടെന്ന് ഇല്ലാതായി പോവുക പെട്ടെന്ന് യാദൃശികമായിട്ട് ഒരു ഫുജിതത്തോടു കൂടി പെട്ടെന്ന് മുറിഞ്ഞു പോവുക എൻ്റെ പ്രായം പടച്ചവൻ്റെ രക്ഷ ചോദിക്കുക കാരണം ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ സദാസമയവും മനസ്സ് നിറയത് വിക്കറുകളാണ് സദാസമയവും അള്ളാഹിന്റെ റസൂല് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുകയാണ് അതായത് നബി സല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ച വിക്രുകളെ കുറിച്ച് പഠിക്കുമ്പോഴും ചിന്തിക്കുകയും ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവും ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം അതായത് ഇപ്പോ ആളുകൾ ഒരു ആഘോഷത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെ നിങ്ങളുണ്ട് വിക്രുള്ള മനുഷ്യൻ അയാളെ സംബന്ധിച്ച് റസൂള്ള പറയാണ് സബക്കൽ മുൻഫരിദൂൻ ഒറ്റപ്പെട്ടവർ വിജയിച്ചു അതാ ആളുകളെല്ലാം ആഘോഷത്തിന്റെ തിമിർപ്പിലേക്ക് കൂപ്പുകുത്തുമ്പോൾ നമ്മളും അറിയാണ്ടിരുന്ന് ചിരിക്കും അല്ലേ ഇപ്പൊ ഒരു പാട്ടച്ചേരി നടക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങളുണ്ട് നിൽക്കുക ഒരു പാട്ടച്ചേരി അറിയാണ്ട് നിങ്ങൾ എന്താക്കും നടക്കാൻ തുടങ്ങും അല്ലേ പാട്ടും മുട്ടും ഒക്കെ കേൾക്കുമ്പോൾ ഓട്ടമില്ലാവും കാരണം അർത്ഥം അറിയാം അത് ചെകുത്താനും കീഴടക്കാണ്ടാക്കണം ഇത് നിൽക്കുന്നുള്ള മനസ്സിന് ഇത് കേൾക്കുമ്പോഴേക്ക് ചെയ്താൽ വരും ആ പാട്ടും കൂത്തും മറ്റേ കളി ഇപ്പൊ ഉള്ള കുട്ടികളുണ്ടല്ലോ എന്താ കാരണം ഒരു കുട്ടി വെറുതെ നടക്കൂല അത് ഓൻ കളിക്കുന്നത് കാണും ബാപ്പ ഓൻ ഭയങ്കര റിക്കാർഡ് ഡാൻസിൻ്റെ ആളാണ് ബാപ്പ പറഞ്ഞു അപ്പൊ കുട്ടിക്ക് പ്രോത്സാഹനമായില്ലേ അങ്ങനെ ഭയങ്കര അവന് എല്ലാം ശ്രദ്ധിക്കും അതൊക്കെ ആരും പഠിപ്പിച്ചൊന്നല്ല എന്നിട്ട് അവന് ബാപ്പ പഠിപ്പിച്ചൊന്നല്ല ടി വിയിൽ കണ്ടുപിടിച്ചതാണ് ഭയങ്കര പ്രൊമോട്ട് ചെയ്യാം അവനെ അല്ലേ അപ്പം നിങ്ങൾ എന്താ ഈ മൂലിയൊക്കെ ഒരു അയ്പ് മുമ്പ് മരിച്ചുകൊണ്ടാണ് അയാളൊന്നും ഇപ്പം ആളല്ലോ ഏത് കാലഘട്ടത്തിലേക്കാണ് ഇയാൾ സംസാരിച്ചത് എക്കാലഘട്ടത്തിലെയും ഇസ്ലാമിന്റെ സന്ദേശം ഒന്നാണ് എക്കാലത്തും ഇത്തരം കളിക്കൽ കളി കളിക്കാരായ ആളുകൾ റസൂൽ ജീവിച്ചിരുന്ന കാലത്തുണ്ട് നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ ഉണ്ടാക്കിയാണ് എല്ലാ സൗണ്ടും കൊണ്ടുണ്ടാക്കിയ പാട്ടുകളും കുത്തുകളും ഒക്കെ കേട്ടോ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിരിസുല്ലാസ്ല പറയുന്നു സബക്കൽ മുൻഫരിദൂൻ ഒറ്റപ്പെട്ടവർ വിജയിച്ചു സഹാബത്ത് ചോദിച്ചു മൻഹുബിയ റസൂലല്ല അള്ളാഹിന്റെ റസൂലെ ആരാണ് ആ ഒറ്റപ്പെട്ടവർ റസൂലുള്ള പറഞ്ഞു ആളുകൾ ആഹ്ലാദങ്ങളിലേക്കും ആർഭാടങ്ങളിലേക്കും സന്തോഷാരവങ്ങളിലേക്കും കൂപ്പുകുത്തി മറിഞ്ഞു വീഴുമ്പോൾ അള്ളാഹിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാരും അള്ളാഹിന് ധാരാളം ഓർത്ത സ്ത്രീ ചെയ്ത സ്ത്രീകളുമാകുന്നു ഒറ്റപ്പെട്ടവർ വിജയിച്ചു എന്ന് ഞാൻ പറഞ്ഞു ഒറ്റപ്പെട്ടവരെ ജയിക്കുള്ളൂ മഹാഭൂരിപക്ഷം ആൾക്കാരും പരാജയത്തിലേക്കുള്ളത് അവരൊക്കെ ഈ കളിയും ദ്വൈറ്റ് നടക്കുന്നവരാണ് അത് മുത്തസിലൂടെ അനിന്നാസ് ജനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് അവർ ജനങ്ങൾ കളിക്കുന്ന എല്ലാ കളികളിലേക്കും ചെന്നു ചേരുകയില്ല നേരെ മറിച്ച് അവര് പെട്ടെന്ന് സംഗതി അവരുടെ മനസ്സിലേക്ക് പഠിച്ചോനെ ഇവരെന്താണ് ചെയ്യുന്നത് അളവുമില്ല അളവുമില്ല അറിയാണ്ട് പറഞ്ഞു പോകും അല്ലേ അങ്ങനല്ലേ അത് പറയാനുള്ള ആ ആ ഈമാൻ നമ്മൾ കാണിക്കണം പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ചെറുപ്പക്കാരായ മക്കൾക്ക് ഇഷ്ടപ്പെടും പാപ്പ അങ്ങനൊക്കെ ആയാലും അല്ലെ ഉമ്മ അങ്ങനെ ആയാലും മക്കൾ എന്ന് പറഞ്ഞാൽ ഓരല്ലേ നമ്മളെ ഉള്ളപ്പോ ചെലവിന് തന്നെ ഐറ്റികളാണ് ഐ ടികൾ ഇങ്ങനെ പറയും ചെയ്യുമ്പോഴും കളിക്കുമ്പോഴും അളവുമില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ദേഷ്യം പിടിക്കില്ലേ അതെ അപ്പൊ അവര് ദേഷ്യം പിടിക്കേണ്ട അള്ളാഹു നമ്മളുടെ നേരെ കോപിച്ചോട്ടെ എന്ന് വിചാരിച്ച് ദിക്ർ ചെല്ലാതിരിക്കേണ്ട നബി കരീം സല്ലാ അലിസ്ലാം പറഞ്ഞു നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പ്രതിഫലം വാങ്ങാവുന്ന രണ്ട് കാര്യം നബി പറഞ്ഞു ഹഫീഫത്താനി ലിസാൻ ഫിൽ മീസാൻ പരലോകത്ത് തുലാസിൽ ഏറ്റവും ഘനമുള്ള എന്നാൽ നാവുകൾക്ക് പറയാൻ ഏറ്റവും എളുപ്പമുള്ള രണ്ട് വാക്ക് ഹബീബത്താനിയുള്ള റഹ്മാൻ കാരുണ്യകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വാക്ക് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് പരലോകത്ത് ഏറ്റവും കനം തൂങ്ങുന്ന വാക്ക് നിങ്ങളുടെ നാവ് ലാ തുക്സിറുൽ കലാം അമിതമായി സംസാരിക്കരുത് ദിക്കിരില്ല അള്ളാഹിന്റെ ദിക്കറിഞ്ഞ ഒരു മുസൽമാനെ സംബന്ധിച്ചോളം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹിന് ഇഷ്ടപ്പെട്ട നാല് വാക്കുകൾ പ്രവാചകൻ വേറെ പഠിപ്പിക്കുകയാണ് അൻ സുമ്രത്ത് നബി പറഞ്ഞു അഹബുൽ കലാമി അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് പദങ്ങൾ ദിക്കറുകൾ വേറെയുണ്ട് സുബാനല്ലാ ഇത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഇത് പറഞ്ഞപ്പോൾ റസൂല പറഞ്ഞു ലാ ഇതിൽ നിങ്ങൾക്ക് ഈ നാലില് ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി ഏറ്റ് വിരോധമല്ല നാലും പറഞ്ഞാൽ മതി അങ്ങനെ നമുക്ക് എപ്പോഴും പറയാം അല്ലേ സുബാനുള്ള അള്ളാഹു ഇപ്പൊ എന്റെ കൂടെ നിങ്ങൾ പറഞ്ഞു ഞാനും പറഞ്ഞു അല്ലേ ആത്മാർത്ഥതയോട്ടാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ അതായില്ലേ അതായില്ലേ ഇത് വെറുതെ നിൽക്കുമ്പോൾ പറയാൻ പ്രയാസം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത് നമ്മളുടെ തിന്മകൾ ഒരുപാട് മായച്ചു കളയുന്നത് എന്തേ വേണ്ട നമുക്ക് അതുകൊണ്ട് ശ്രദ്ധിക്കുക നബി കരീം സല്ലാഹു അലൈഹി വസ്ലാമ പറയുന്നു നമ്മൾ പലപ്പോഴും പിന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ ഹയ്യൽ ഹയ്യൽ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയാറുണ്ട് എന്ത് പറയും ലാഹവല വലാ കൂവത്തെ ഇല്ലാമില്ല ചില പറയാറുണ്ടോ ചിലവരതും പറയില്ല ചിലവല്ല അതൊന്നും ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ കുട്ടികൾ പറയണ്ട നമ്മൾ വലിയ മനുഷ്യന്മാർക്ക് ഇതിനെ പാകം പറഞ്ഞ ആവശ്യം കുട്ടികൾ പറയണ്ട ഈ ആമീൻ പറയല് ലാഹവല ഇല്ലാമില്ല പറഞ്ഞൊക്കെ ചില പള്ളിയിലൊക്കെ ചെന്നാൽ വലിയ ആൾക്കാർ ആമീൻ പറയേയില്ല കുറേ കുട്ടികളായിട്ട് ഇടയിൽ ഒരു നിർത്തൂല്ല ഓരാമീൻ നിർത്തൂല വലിയ ആൾക്കാരും ഉണ്ടൂല കാരണം എന്ത് ആമീൻ പറയാൻ മാത്രം നമ്മളൊക്കെ വലിയ ആൾക്കാരല്ലേ തോന്നാറുണ്ടോ വല്ലപ്പോഴും ഒക്കെ വേണ്ട എന്നൊക്കെ തോന്നാറുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക മഹാനായ അബി മുസൽ അഷരിയുള്ള പറയാണ് അല അതുല്ലുക്ക അല കലിമത്തിൻ ഞാൻ നിങ്ങൾക്കൊരു പദം അറിയിച്ചു കേട്ടെയോ അത് സ്വർഗത്തിലെ നിധിയാണ് കേട്ടോ ഏതാണ് ആ വാക്ക് എന്തായാലും അർത്ഥം പടച്ചവരെ ഒരു സഹായിയുമില്ല ഒരു ശക്തിയുമില്ല അതിനെ കൊണ്ടല്ല ബാങ്ക് കൊടുത്തിട്ട് പള്ളിയിൽ ഇരിക്കുന്ന ആള് പറയുന്നു ബാങ്ക് കൊടുക്കാൻ നിസ്കാരത്തിലേക്ക് വരുന്ന പറഞ്ഞ പടച്ചവനെ അത് നിർവഹിക്കാൻ ശക്തിയില്ല സഹായമില്ല നീ ഇല്ലാതെ അത് കൻസുമിൻ കുനൂസിൽ ജന്ന സ്വർഗത്തിലെ അത്ര വാക്ക് നമ്മൾ ഓർക്കാറുണ്ട് എന്തെങ്കിലും ലാഹലോ ലാഭൂത്ത് ഇല്ലാബില്ല എന്ന് പറയുമ്പോൾ അതൊരു നിധിയാണ് നിങ്ങൾക്കിപ്പോ ഒരു നൂറ് പവന്റെ ഗോൾഡ് ഉള്ള ഒരു നിധി കിട്ടിയതും ലാഹലോ ലാഭൂത്ത് ഇല്ലാബില്ല പറഞ്ഞതും തമ്മിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതാ നിധിയായിട്ട് എടുക്കുക പൊട്ടന്മാരൊക്കെ ലാഹലോ ലാഭൂത്ത് ഇല്ലാബില്ല നിധിയായി എടുക്കും ബുദ്ധിയുള്ളവരൊക്കെ ചെയ്യും ആ നൂറ് സ്വർണത്തിന്റെ ബിസ്ക്കറ്റ് ഉണ്ടല്ല അതിർത്തിട്ട് ഇത് മതി നമുക്ക് നിധിയോ ഇല്ലേ പക്ഷേ ഈമാനുള്ള ദിഖറുള്ള അള്ളാഹുവിന് തക്കുവയുള്ള ഹൗഫുള്ള സദാസമയവും അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയുള്ള മരണത്തെക്കുറിച്ച് ബോധമുള്ള ഇനി അമലുകൾ ചെയ്യാൻ നാളുകളില്ല എന്ന് ചിന്തിക്കുന്ന ഏത് സമയവും പിരിയേണ്ടതാണെന്ന് ചിന്തിക്കുന്ന തന്നെ എപ്പോഴും അള്ളാഹു സുബാനവുത്താര വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധമുള്ള ഒരാളെ സംബന്ധിച്ചോളം ലാ ഹൗല ഇല്ലാ ബില്ല എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമായിട്ട് മഹാനായ അബൂദർ അൽ വഫാരിക്ക് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലം ഏഴ് ഉപദേശങ്ങൾ ഈ അബൂദർ അൽ വഫാരി ഒക്കെ ആരാന്ന് വിശദീകരിക്കാൻ സമയമില്ല അബൂദർ അൽ വഫാരി എന്ന് പറയുന്നത് വഫാറുകാരനാണെന്ന് നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന് റസൂലുല്ലാഹി അലൈഹി വസ്ലമ ഏറ്റവും കൂടുതൽ സ്വർഗത്തിലെത്താൻ പറ്റാവുന്ന തരത്തിലുള്ള ഏഴ് നിർദ്ദേശങ്ങൾ കൊടുത്തു ഒന്ന് അഗതികളെ സ്നേഹിക്കുക സഹായിക്കുക അഗതികളെ സ്നേഹിക്കുക സഹായിക്കുക നീ സാധുക്കളായ ആളുകളെ സ്നേഹിക്കണം അഗതികൾ എന്ന് പറയുമ്പോൾ ചിലപ്പോ <laughs> കുഴപ്പമില്ലായിരിക്കും സാധുക്കൾ പറയുമ്പോൾ പോലെ സ്നേഹിക്കും മറുപടിയൊന്നുമില്ലേ നമ്മളിപ്പോ നിങ്ങളുടെ ഉള്ളിൽ വന്നത് ഉണ്ടോ അഗതികളെ സ്നേഹിക്കുക സഹായിക്കുക ഒരു പാവപ്പെട്ടവനല്ലാത്ത ഒരു വലിയ പണക്കാരൻ ഒരു കീറിയ കുപ്പായിട്ടോടെ നിൽക്കുന്നത് കണ്ട അയാൾ നമ്മൾ മൈൻഡിയില്ല പിന്നെ അയാൾ പണക്കാരനാണെന്ന് അറിഞ്ഞതിൻ്റെ ദിവസം നമ്മൾ പറയല് കണ്ടപ്പോൾ തോന്നി കിട്ടോ ഇത്രയും വലിയ മുതലാളിയാണ് കാരണം നമ്മൾ മലയാളിനെ സ്നേഹിച്ചത് അഗതിയെ സ്നേഹിക്കുക സഹായിക്കുക അന്യരോടൊന്നും ആവശ്യപ്പെടാതിരിക്കുക അങ്ങനെ ഒന്നും അന്യരോട് ആവശ്യപ്പെടാതിരിക്കുക കയ്യോ നോക്കേണ്ടി ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ട പിറ്റേത് മുതൽ ചിലപ്പോൾ ആവശ്യപ്പെട്ട് നടന്നു തരും ചിലപ്പോൾ നടന്നില്ല നടന്നാൽ തൽക്കാലം സന്തോഷം അല്ലേ അല്ലേ ആണല്ലേ നടന്നില്ലല്ലോ ഓലാരൊന്നും ചെയ്യില്ലെന്ന് ഓരൊക്കെ സ്വന്തം കാര്യം നടക്കാരാ ഗുജായതാണ് മുജാഹിദായിരുന്നു പറയാനല്ലാണ്ട് അതിനോട് അന്നോട് എന്താ പറഞ്ഞ് നമ്മളോട് റസൂൽ എന്താ പറഞ്ഞ് അന്യരോടൊന്നും ആവശ്യപ്പെടാതിരിക്കുക രണ്ട് മൂന്ന് താഴെയുള്ളവരെ നോക്കി ജീവിക്കുക മുകളിലുള്ളവരെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക താഴെ ഉള്ള നമ്മളെക്കാൾ താഴെയുള്ളവരെ നോക്കുക നമ്മൾ അനുഗ്രഹിതരാന്ന് മനസ്സിലാക്കുക മോളുള്ളവരെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക നാലോ കുടുംബ ബന്ധങ്ങൾ കഴിയുന്നത്ര മെച്ചപ്പെടുത്തുക നമുക്ക് മെച്ചപ്പെടുത്താനേ കഴിയുള്ളൂ മുന്നോട്ടുണ്ടാകാൻ തന്നെ ഇസ്ലാമിന് തന്നെ അറിയാം കേട്ടോ കാരണം പല തരത്തിലുള്ള പ്രയാസങ്ങളും കുടുംബത്തെ ഉണ്ടാവും പല തരം പ്രയാസങ്ങൾ അപ്പം നമ്മൾ ദീനനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പൊ തന്നെ കുടുംബം ഉണ്ടാവില്ല നമുക്ക് ഉണ്ടാവുമോ വിദ്യാർത്ഥി നിലവിൽ ഒരു കുടുംബം ഉണ്ടാവില്ല മെച്ചപ്പെടുത്താൻ തന്നെ കഴിയുള്ളൂ അല്ലെ ഇടക്കിടക്ക് നമ്മളൊന്ന് പോയി നോക്കും അപ്പോൾ ആ എന്താന്ന് <laughs> അന്ന് വന്നിട്ട് വന്നിക്കുക ആ ജാതിയാണ് പറയാ അല്ലെ ഞാൻ വിചാരിച്ചു ഈ വരൂല <laughs> ചെന്നാല് നമ്മളാ അയിവാക്കി കളി കാരണം നമുക്ക് ദീനുണ്ട് ദീനില്ലാത്ത ഒരുപാട് കുടുംബങ്ങളും പെങ്ങന്മാരും ഏട്ടന്മാരും മഞ്ചന്മാരും അമ്മായിമാരും അമ്മമാരും അങ്ങനെ ഒരുപാടുണ്ട് അവരുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ സ്വർഗത്തിലെത്താൻ മെച്ചപ്പെടുത്തുക എന്നാ പറഞ്ഞത് ഇനി എത്ര തിക്താനുഭവം ഉണ്ടായാലും കളവ് പറയാതിരിക്കുക എന്തെല്ലാം നഷ്ടം വന്നാലും ശരി കളവ് പറയാതിരിക്കുക അബൂദറിൽ വഫാരിയോട് നബി നടത്തിയ നിർദ്ദേശം ആറ് അള്ളാഹിന്റെ മാർഗത്തിൽ പണിയെടുക്കുമ്പോൾ അള്ളാഹിന്റെ മാർഗത്തിലാണ് എന്ന് കൃത്യമായി ബോധമുള്ളപ്പോൾ നല്ല കൂടി ഹൗഫോടുകൂടി തക്കവയോടുകൂടി ഹൃദയത്തിൽ പച്ച പിടിച്ച് നിൽക്കുന്ന ദിക്റോടുകൂടിയാണ് അള്ളാഹിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്നെങ്കിൽ ജനങ്ങളുടെ ആക്ഷേപം അതൊക്കായിരിക്കും അല്ലാത്ത ഉദ്ദേശം ജനങ്ങളുടെ ലോമത്തലായും ആക്ഷേപകന്റെ ആക്ഷേപം വകവർക്കാതിരിക്കാൻ ശ്രമിക്കുക പക്ഷെ നമ്മളെ മനസ്സിൽ എന്തുണ്ടാവണം ആരോടുമുള്ള വിദ്വേഷമോ പകയോ വെറുപ്പോ ഒന്നുമല്ല അള്ളാഹിന്റെ മാർഗത്തിലാണ് പണിയെടുക്കുന്നത് അവിടെ ചിലപ്പോൾ ആളുകൾ നമ്മളെ പുച്ഛിച്ചെന്ന് വരും കുടുംബക്കാരായ ആളുകൾ നമ്മൾ അപഹസിച്ചെന്ന് വരും ഒരുപാട് പ്രയാസങ്ങൾ അതിൻ്റെ പേരുണ്ടായെന്ന് വരും ശ്രദ്ധിക്കേണ്ട അതുപോലെ അവസാനത്തെ ഉപദേശം അബൂദർ സദാ സദാസമയവും നിന്റെ നടത്തത്തിലും കടത്തത്തിലും ഇരുത്തത്തിലും ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതെന്താണ് കൻസുമിൻ കുനൂസിൽ ജന്ന ഏഴ് നിർദ്ദേശം കൊടുത്തതിൽ ഒന്ന് എന്താണ് അതാണ് ഞാൻ ഇവിടെ പറയാണ്ടായ കാരണം ഏഴ് നിർദ്ദേശങ്ങളിൽ ഒന്ന് ലാഹുലോലാഭൂവത്തെ ഇല്ലാവില്ല എന്ന് സദാസമയവും അതിനൊന്നും മുടക്കില്ലാത്ത കാര്യങ്ങളാണ് അല്ലേ വെറുതെ ഇരിക്കുമ്പോഴും എന്ത് ചെയ്യേ നമുക്ക് ഇനിയിപ്പോ ഇവിടുന്ന് നമ്മളിവിടെ ഇരിക്കല്ലേ എനിക്കിപ്പോ അങ്ങോട്ട് അടുക്കളയിലേക്ക് പോകണം ചാടിക്കാനോ എന്തിനും അപ്പോഴും പറഞ്ഞൂടെ കഴിവ് തന്നെ അള്ളാഹുടെ നമ്മൾ കണ്ടില്ലേ ചിലരൊക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഭാര്യ അടുത്ത വീട്ടിൽ നിന്ന് കറന്നെടുത്ത പാല് വാങ്ങി അവിടുന്ന് രാവിലെ അങ്ങോട്ട് വന്നു വരാന്തയിൽ വന്നിരുന്നു ഇരുന്നപ്പോൾ പറഞ്ഞു എനിക്ക് വല്ലാത്ത അസ്വാസ്ഥ്യം പാല് വാങ്ങാൻ പോയത് അവരാണ് ഇങ്ങോട്ട് മടങ്ങി വന്നിട്ട് കസേരയിൽ ഇരുന്നിട്ട് എനിക്ക് വല്ല അസ്വാസ്ഥ്യമുണ്ട് ഗ്ലാസ് വെള്ളം തോന്നുന്നു വെള്ളം എടുക്കാൻ ആളകത്തേ പോയി അടു അടുക്കളയിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും ആൾ മരിച്ചിട്ടുണ്ട് ലാഹുര ഒരാക്കൂപത്തില്ല എന്ന് പറയുന്നതിന്റെ വലിപ്പം അതാണ് നമ്മളിപ്പം നമ്മളെ ഉള്ള പലരും പോയിട്ടുണ്ട് നിങ്ങളെ കൂട്ടുകാരായ സമപ്രായക്കാരായ അല്ലെങ്കിൽ താഴെ ഉള്ള പ്രായക്കാരായ പലരും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പോകുന്നുണ്ട് നിത്യം പത്രത്തിൽ നമ്മൾ കുറെ ഫോട്ടോ കൊടുത്തവരത് കാണുന്നുണ്ട് ആ ഫോട്ടോ കൊടുത്തവരെല്ലാം ഇവിടെ മരിച്ചവരെ നമുക്കറിയാം അല്ലേ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് ഫോട്ടോ അല്ലേ മനോരമ കൊടുക്കാൻ കഴിയുള്ളൂ അല്ലാതെ മരിച്ചോലെ ഫോട്ടോ മുഴുവൻ കൊടുക്കണേ മനോരമ നിർത്തി ഇറക്കുന്നത് മരിച്ചോലെ ഫോട്ടോ എടുക്കാൻ ഇടാനേ ഉണ്ടാവുള്ളൂ കോളം അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ടത് നേരത്തെ കിട്ടിയൊക്കെ നോക്കിയിട്ട് അത് ഇട്ടേക്കോ കൽപ്പിൽ ഇട്ടേക്കല അത് കിട്ടിയാ കിട്ടി അപ്പൊ ചിലര് ഫോട്ടോ എടുക്ക കൊടുക്കാനായിട്ട് കിടക്കുന്ന ഒരാൾക്കാരുണ്ട് ആളുകൾ അറിയിക്കാനുള്ള താല്പര്യമാണെങ്കിൽ ഓക്കെ ആദവ അൽപ ഉപരി ആ മയത്തിന്റെ മുകളിൽ എനിക്ക് വല്ലതും ലാഭമുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് പലരും മയ്യത്തിന്റെ ഫോട്ടോ പത്രത്തിൽ കൊടുക്കാറുള്ളത് പാപ്പ മരിച്ചു മകൻ അബ്ദുൽ മജീദ് ഖത്തർ അബ്ദുൽ സമദ് ദുബൈ രാമാതാവ് മറ്റോ അബുദാബി എന്നൊക്കെ പറഞ്ഞാണ് കൊടുക്കുക മരിച്ച ആൾക്ക് ആ പത്രത്തിലെ റിപ്പോർട്ട് കൊണ്ട് ഒരു കാര്യമില്ല പക്ഷെ അതിന് വലിയ പ്രാധാന്യമാണ് ചില ആൾക്കാർക്ക് ഫോട്ടോ കൊടുത്തു എല്ലാ പത്രവും കൊടുത്തില്ലേ അപ്പൊ ചെല്ല് എല്ലാവരും അറിയിക്കാനാണ് എന്തിനാ അറിയിക്കുന്നത് മൂപ്പർക്കുള്ള കടമുണ്ടെങ്കിൽ വാങ്ങാനാ എന്നാൽ തർക്കമില്ല നല്ല കാര്യം ഒരു കൊല്ല ഉണ്ടെങ്കിൽ ആൾക്കാർ അത് വിടാൻ സാധാരണ പള്ളിക്കുന്ന് മയ്യത്തോടെ വാപ്പൻ്റെ കൊണ്ടുവച്ചിട്ട് വാപ്പ ശാരീരികമായോ മാനസികമായോ ആരെങ്കിലും ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് കൊടുക്കണം സാമ്പത്തികമായ വല്ല കടപാ ഇടപാടുകളും ഉണ്ടെങ്കിൽ മക്കളായ അബ്ദുൽ സമദ് അബ്ദുൽ ലത്തീഫ് അബ്ദുൾ റഹ്മാൻ മുഹമ്മദ് പോയ കുഞ്ഞു മുഹമ്മദ് കണ്ടൊരു ഏഴാർ ആറാ ഏഴാർക്ക് പേരായിട്ട് പറയും നമുക്ക് അട്ടാറിപ്പെട്ടാൽ ഈ ഏഴാളാ ഈ അടുത്തല അവിടെ നമുക്ക് അപ്പൊ എല്ലാരും ഒഴിവാക്കല അപ്പൊ എന്താ അപ്പൊ എന്താ ഇസ്ലാമിന്റെ ഹുക്കും പ്രകാരം അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു ഇതൊക്കെ ഉണ്ട് ദിക്കറുണ്ട് ഒരുപാട് ദിക്കറുണ്ട് കയ്യിൽ ഒരുപാട് പാപങ്ങൾ പൊറുക്കപ്പെടാൻ ദിക്കറുണ്ട് കൈമല് ഇതൊക്കെ ചെല്ലിയെങ്കിൽ ഞാനിപ്പോ പറഞ്ഞപ്പോ ദിക്കറുകളൊക്കെ അവറാദുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ യുഹുഫർ കുല്ല തൻബിൻ എല്ലാ പാപങ്ങളും അള്ളാഹു കൊടുക്കും ഇല്ലത്തെയും കടമൊഴികെ ബാപ്പക്ക് പത്ത് ദിവസം കടം ഉണ്ടെങ്കിൽ ആ പത്ത് ദിവസം കടം തീർത്ത് പോകാൻ അവസരം നൽകുക കേട്ടോ ഇതൊക്കെ അറിയാത്തത് കൊണ്ടാണ് ചിലരൊക്കെ ആ ആയിരം ഉറുപ്പ്യല്ലേ അതിനിപ്പോ എന്താ ആയിരം ഉറുപ്പ്യല്ല റസൂല മരിക്കുന്നതിന് മുമ്പ് മൂന്ന് ദീർഘം വരെ കടം വീട്ടിയ ലഭ്യമാണ് യാത്രയായ മൂന്ന് ദീർഘം കേട്ടോ അതും ആ മൂന്ന് ദുർഹം എന്ന് പറഞ്ഞാൽ നബി നബിന്റെ ആവശ്യത്തിന് വാങ്ങിയതല്ല ഒരു സാധുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നബി വാങ്ങിയതാണ് അതുപോലും വീട്ടാൻ ചോദിച്ചിട്ട് സഹാ നബിന്റെ നിർബന്ധപ്രകാരം സഹാബ് ചോദിക്കുക നിങ്ങൾ ചോദിക്കണം ശരീരം കൊണ്ട് ഞാൻ വല്ലവും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ശരീരത്തിൽ നിങ്ങൾ പ്രതിക്രിയ പ്രതിക്രിയ നടത്തണം പരലോകത്തേക്ക് വെക്കരുത് പരലോകത്തേക്ക് വെക്കരുത് കാരണം എന്റെ നന്മ എടുത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കും അതുകൊണ്ട് ഇവിടെ നിന്ന് ചോദിക്കണം എന്നാ അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക നബി കരീം സലാഹു അലൈഹി വസ്ലമ നമുക്ക് സ്വർഗത്തിലെത്താൻ നമുക്ക് നമ്മൾ എപ്പം മരിച്ചാലും രാവിൽ മരിച്ചാലും പകലിൽ മരിച്ചാൽ എപ്പോൾ മരിച്ചാലും സ്വർഗത്തിലെത്താൻ ഇതാ അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് ഒരു ദിക്ർ ഒരു പ്രാർത്ഥന നമുക്ക് ഇതാ പഠിപ്പിക്കുന്നു അള്ളാഹുവേ നീയാണ് എന്റെ രക്ഷിതാവ് നീ അല്ലാതെ ആരാധനില്ല അള്ളാഹുവെ നീയാണ് എന്നെ സൃഷ്ടിച്ചത് ഞാൻ നിന്റെ അടിമയാണ് പടച്ചവനെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരവും നിന്റെ താല്പര്യപ്രകാരവുമാണ് കഴിയുന്നത്ര പടച്ചവനെ ജീവിച്ചത് അഴുതുബിക്കമിൻ ശരിമാ സലാഴ്ത്തു ഞാൻ പ്രവർത്തിച്ചു പോയ തിന്മയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ് പടച്ചവനെ എന്റെ പാപങ്ങൾ താൻ ഞാൻ നിന്നോട് ഏറ്റു പറയുന്നു എനിക്ക് നീ പുറത്തു തരണേ നീ അല്ലാതെ പൊറുക്കുന്നവനായി മറ്റാരുമില്ല ഈ പ്രാർത്ഥന ഒരാൾ നടത്തിയാൽ റസൂൽ പറയാണ് ഒരാൾ അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസത്തോടു കൂടിയാണ് ഈ പ്രാർത്ഥന നടത്തിയത് എന്നിട്ട് ആ പ്രാർത്ഥന രാവിലെ നടത്തി വൈകുന്നേരമാകുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചാൽ അവൻ സ്വർഗത്തിലാണ് രാത്രിയിൽ ഒരാൾ ഈ പ്രാർത്ഥന നടത്തി എന്നിട്ട് ആ സമയത്ത് അദ്ദേഹം നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ വളരെ വിശ്വാസത്തോടു കൂടിയ നടത്തിയ രാത്രി നടത്തിയ പ്രാർത്ഥന നേരം വെളുത്തപ്പോൾ മരിച്ചിരിക്കുന്നു നേരം വെളുക്കുന്നതിന് മുമ്പ് മരിച്ചു പോയെങ്കിൽ ജന്നാവനും സ്വർഗത്തിലാണ് സ്വർഗത്തിലെത്താൻ ഒരുപാട് എളുപ്പ വഴികൾ ഇസ്ലാം നമ്മുടെ മുമ്പിലുണ്ട് ഒരു പ്രാർത്ഥന അതത് അതിൻ്റെതായ ശരിയായ അർത്ഥത്തിലും ശരിയായ ബോധത്തോടും കൂടി നിർവഹിക്കണമെന്ന് മാത്രം അല്ലേ നിങ്ങൾ നോക്കൂ നമ്മൾ റുക്കുവിൽ നിന്ന് ഉയരുമ്പോൾ റുക്കുവിലേക്ക് പോകുമ്പോൾ പറഞ്ഞു റുക്കുവിൽ നിന്ന് വരുമ്പോഴോ സമയ ലിമൻ ഹമിദ എന്ന് പറഞ്ഞു അപ്പോഴോ റബ്ബനാ ലക്കൽ ഹംദ് അല്ലേ ഞങ്ങളുടെ നാദാ നിനക്കാണ് സ്തുതി എന്ന് മാത്രം സമ്പൂർണ്ണമായി റബ്ബനാലക്കൽ ഹൻഡുബിൽ അസമാവാത്തി ഒമിൽ എല്ലാറിൽ ഒമിൽ എല്ലാറിൽ മാഷിയത്തമിൻ ചെയ്യുമ്പോൾ എന്ന മുഴുവൻ പ്രാർത്ഥന അല്ല റബ്ബനാലക്കൽ ഹംദ് എന്ന് ഇദാ ഖാല അൽ ഇമാം സമിഅല്ലാഹു ലിമൻ ഹമിദ ഫഖൂലു റബ്ബനാലക്കൽ ഹംദ് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഫൈന്നഹു മൻ വാഫഖഹു ഖൗലഹു ഖൗലൽ മലായികത്തി നിങ്ങൾ റബ്ബനാലക്കൽ ഹംദ് എന്ന് നിങ്ങളുടെ കൂടെ ഉള്ള മലക്കുകളും റബ്ബനാലക്കൽ ഹംദ് ആ രണ്ട് പ്രാർത്ഥനയും ഒരുമിച്ച് വന്നാൽ കഴിഞ്ഞു പോയ പാപം പൊറുക്കപ്പെടും റബ്ബനാലക്കൽ ഹംദു എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ റബ്ബനാലക്കൽ ഹന്തുവും മലായിക്കത്തുകൾ പറഞ്ഞ റബ്ബനാലക്കൽ ഹംദും തമ്മിൽ യോജിച്ചു വന്നാൽ പാപങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞപ്പോ അല്ലേ ഉണ്ടോ മരിക്കുന്നതിലൊക്കെ എത്ര വട്ടം ചെറുപ്പം മുതൽ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടെന്ന നമ്മളെ വാപ്പ അല്ലേ നമസ്കരിക്കാൻ അന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉണ്ട് പക്ഷെ നമ്മൾ ഈ ബോധത്തോടു കൂടിയാണോ എന്റെ ഈ റബ്ബനാലക്കൽഹന്ത് അപ്പൊ ഈ നമസ്കാരത്തിലും പിടുത്തായില്ലേ ബോധപൂർവം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കേട്ടോ ഒരുപാട് അവസരങ്ങൾ വേറെയും നൽകുകയാണ് നബിസ് പറയാണ് ഇതാ കാലൽ കാര്യവും പടച്ചവനെ കോപിക്കപ്പെട്ടവരുടെ മാർഗത്തിലല്ല വൈ അറിഞ്ഞുകൂടാത്ത ആളുകളുടെ മാർഗത്തിലുമല്ല എന്ന് ഫാത്തിഹയെ ഓതുമ്പോൾ പിന്നിലുള്ളവർ ആമീൻ പറഞ്ഞാൽ ഉപരിലോകത്തുള്ള മലക്കുകളുടെ വാക് ആമീൻ എന്ന് മലക്കുകളും ആ സമയത്ത് പറയുന്നുണ്ട് അത് തമ്മിൽ യോജിച്ചു വന്നാൽ കഴിഞ്ഞു പോയ പാപങ്ങൾ അപ്പോഴും പൊറുക്കപ്പെടും ഒരു നിസ്കാരത്തിന്റെ സമയം ഒരു റബ്ബനാലക്കൽഹം എന്ന് പറയുമ്പോൾ അവിടെ ആമി എന്ന് പറയുമ്പോൾ അവിടെ ഇതിനൊക്കെ എന്ത് വേണം അങ്ങനെ പറഞ്ഞാൽ മാത്രം മതിയോ നമ്മളുടെ കൽപ്പ് അറിയണ്ടേ നമ്മളുടെ ശരീരം അറിയണ്ടേ നമ്മളുടെ ജീവിതം അറിയട്ടെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ നമ്മുടെ ജീവിതം വിശുദ്ധിയിലേക്ക് നീങ്ങില്ലേ നമ്മളുടെ ചിന്ത വിശുദ്ധിയിലേക്ക് പോയില്ലേ മനസ്സിൽ പകയുണ്ടാകുമോ വിദ്വേഷം ഉണ്ടാകുമോ ചിന്തയും കാഴ്ചപ്പാടുകളും ഒക്കെ വിശുദ്ധമാവുകയില്ലേ ആരെപ്പറ്റിയും നല്ലതല്ലാത്തത് പറയാൻ നമ്മളുടെ നാവുകൾ പൊന്തുമോ ഇല്ല അള്ളാഹിന്റെ ശത്രുക്കളെ മാത്രം പരിചയപ്പെടുത്തും അല്ലാത്ത കാര്യങ്ങളിലൊന്നും അതാ ഞാൻ നേരത്തെ പറഞ്ഞത് അള്ളാഹിന്റെ കാര്യത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ മറ്റോടുള്ള വെറുപ്പല്ല വിദ്വേഷമല്ല സഹതാപമാണ് അല്ലേ ഒരു ഒരു മനുഷ്യനെ നിങ്ങൾ അള്ളാഹിലേക്ക് ക്ഷണിച്ചു അല്ലെങ്കിൽ ഒരു ശരിയിലേക്ക് ക്ഷണിച്ചു അയാൾ വരുന്നില്ലെങ്കിൽ സ്വാഭാവികമായും ക്ഷണിച്ച ആൾക്ക് എന്താ ഉണ്ടാകുക വെറുപ്പല്ലുണ്ടാകുക അദ്ദേഹം എവിടെയാണുള്ളത് നിങ്ങൾ ക്ഷണിച്ച ആള് അദ്ദേഹം സമുദ്രത്തിന്റെ കൂരിട്ടിലാണ് അല്ലെ അത്രയും വലിയ കൂരിട്ടിൽ നിൽക്കുന്ന ഒരാള് നിങ്ങൾ ക്ഷണിച്ചോടനെ വന്നില്ല എന്ന നിലക്ക് പ്രയാസപ്പെടാൻ പറ്റുമോ വെറുപ്പ് കാണിക്കാൻ പറ്റുമോ അദ്ദേഹത്തോട് ഏതെങ്കിലും നിലക്ക് വിദ്വേഷം കാണിക്കാൻ പറ്റുമോ ഇല്ല പകരം നമുക്ക് ഉണ്ടാവേണ്ട എന്താ സഹതാപമാണ് അല്ലെ ആ മനുഷ്യന് കിട്ടിയില്ല ഒരു സഹതാപ നമുക്ക് ഉണ്ടാവുക പക്ഷെ നമുക്ക് പലപ്പോഴും സഹതാപല്ല ആണോ ഈ കൽബിൽ ദിക്കറില്ലാതെ വരുമ്പോൾ സഹതാപത്തിന് പകരം വെറുപ്പാണ് വരിക നമുക്ക് ആളുകളോട് വരുന്നത് സഹതാപാണ് ഇപ്പൊ ദീനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാൾ ദീനിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്ക് സഹതാപം ഉണ്ടാകും വെറുപ്പുണ്ടാവും കാരണം അയാളെ വെറുക്കാൻ കഴിയില്ല കാരണം അയാൾ ഏറ്റവും വലിയ കുരുട്ടിലാണ് എന്ത് ചെയ്യും ഒരുപാട് ആളുകളില്ലേ ആ നിലക്ക് ജീവിക്കൊണ്ടിരിക്കുന്ന അതുകൊണ്ട് ശ്രദ്ധിക്കുക നബി കരീം സല്ലാ അലിസ്ലാം പറഞ്ഞു നിങ്ങൾ ബാങ്ക് കേട്ടാൽ പ്രാർത്ഥിക്കാറില്ലേ അല്ലേ എന്താണ് എന്റെ പ്രതിഫലം എന്ന് പറയുന്നത് രണ്ട് പ്രതിഫല അതിനുള്ളത് ബാങ്കിന് ശേഷം അള്ളാഹു റബ്ബാദീൻ താഴത്തിത്താമ വസ്ലാത്ത ഇതൊന്നും അറിയാത്ത ആളുകളുണ്ട് വെറുതെ പറയല്ല ഒരു വേദനയില്ലല്ലോ അറിയാത്തയില്ല ഒരു സങ്കടമില്ല അറിഞ്ഞോരോ തക്കുവല്യതാണ് അറിഞ്ഞവർക്ക് ഇതിന്റെ തക്കുവല്ല അറിയാത്തവർക്കോ സങ്കടമില്ല ഇതൊക്കെ ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങളെ മനസ്സ് സമ്മതിക്കും ഞാൻ വിചാരിക്കും അള്ളാഹുമ്മ റബ്ബഹാദിയെ ദഴവത്തിത്താമ സമ്പൂർണ്ണമായ വിളിയുടെ രക്ഷിതാവായ അള്ളാഹുവെ വസലാത്തിൽ ഖായിമ നിർവഹിക്കാൻ പോകുന്ന നമസ്കാരത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവെ ആത്തി മുഹമ്മദിൽ വസീലത്തവൽ ഫലീല ഒബ്രാസുഹു മക്കാമൻ മഹ്മൂദ് അല്ലതി വാത്ത അള്ളാഹിൻ്റെ പ്രവാചകന് ഏറ്റവും മഹനീയവും ഉന്നതവുമായ സ്ഥാനം പടച്ചവനെ നീ നൽകണമേ പരലോകത്ത് എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥന നടത്തിയാൽ പാപം പൊറുക്കപ്പെടുന്നു ഈ ഒരു പ്രാർത്ഥന നമ്മൾ നടത്തിയാൽ നമ്മളെ പാപം പൊറുക്കപ്പെടും ഇനിയോ ആ പ്രാർത്ഥനക്ക് രണ്ടാമത്തെ പരലോകത്തെ പ്രതികളോ ഹല്ലത്തിലെ എന്റെ ശുപാർശ നാളെ പരലോകത്ത് അവന് ലഭിക്കും ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം എന്ന് അള്ളാഹു ആവശ്യപ്പെടുന്ന സമയത്ത് ആ വിചാരണക്കെടുക്കാനുള്ള ഏറ്റവും മഹത്തരമായ സഫായത്ത് എൻ്റെത് ലഭിക്കും അത് കിട്ടാനും ഈ പ്രാർത്ഥന ആവശ്യമാണ് ചിലരൊന്നും അത് അറിയില്ല അറിയുന്ന ആൾക്കാർ ആത്മാർത്ഥതയില്ല അതൊരു അതൊരു കടമയാണ് അല്ലേ അത് ഞാൻ പറയുന്നുണ്ട് അങ്ങനെയല്ല എന്ന് തോന്നുന്നുണ്ട് മൂലി പറയുന്നതല്ല ശരി ഞങ്ങൾ അവിടെ വളരെ കൃത്യതയും ദിക്റും നല്ല നനവുള്ള മനസ്സും ഒക്കെയാണ് എന്ന് തോന്നലില്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വാക്ക് വരികയാണ് ഇല്ലെങ്കിൽ ഉണ്ടാക്കണം ഞാൻ നിങ്ങളുടെ മനസ്സിൽ പടച്ചോനെ ആ പ്രാർത്ഥന നടത്തുമെൻ്റെ പാപം പൊറുക്കുന്നുണ്ട് പടച്ചോനെ എനിക്ക് പരലോകത്ത് ഷഫായത്ത് കിട്ടണം ആ നീയത്തോടു കൂടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി ഒരടി മുന്നോട്ട് വന്നൂടെ ഒരടിയെങ്കിലും വന്നൂടെ ഒരു ഇഞ്ച് വരാൻ കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ ഈ ക്ലാസ് അതിനു വേണ്ടിയാണ് അല്ലേ ഈ ക്ലാസ് ഒരു പ്രസംഗമല്ല ഈ ക്ലാസ് നമ്മുടെ സാധാരണക്കാരായ പ്രവർത്തകന്മാർക്കിടയിൽ ആത്മീയമായും കർമ്മപരമായും സ്വഭാവപരമായും ഒക്കെ സംസ്കരിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ ക്ലാസ് വെച്ചിട്ടുള്ളത് അല്ലേ അപ്പൊ അവിടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ നബി കരീം സലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ എപ്പ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏത് പ്രാർത്ഥന അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അള്ളാഹു റബ്ബ എന്ന പ്രാർത്ഥനകൾ നടത്തുകയാണെങ്കിലും അതിന്റെ മുമ്പിൽ എന്ത് ചെയ്യണം അള്ളാഹു ഏത് പ്രാർത്ഥന നടത്തുകയാണെങ്കിലും നിങ്ങൾ നടത്തുന്ന ഏത് പ്രാർത്ഥനയാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ മകരുവിൽ ഏഴ് ഏഴ് പ്രാവശ്യം നമ്മൾ അള്ളാഹുമ്മ ഇന്യാസ്കൽ ജന്ന അള്ളാഹും ഇന്യാസ്കൽക്കും മിന്നാർന്നൊക്കെ ചോദിക്കണമെന്ന് പറഞ്ഞല്ലോ ആ സമയത്തൊക്കെ അതിൻ്റെ മുന്നോടിയായിട്ട് അള്ളാഹു മുഹമ്മദ് മോഹമ്മിൻ്റെ പേരിൽ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്പോൾ സലാത്ത് നമ്മൾ ചെല്ലി ഉണ്ടോ ബോധപൂർവമുള്ള സലാത്താണ് അങ്ങനെ നിങ്ങൾ ചെല്ലിയാൽ നിബിസല്ലാസിയുടെ പേര് ചെല്ലിയാൽ മൻ സല്ലാലയ്യ വാഹിദത്തൻ സല്ലല്ലാഹു അലൈഹി അച്ചറ സലവാത്ത് ഒരു പ്രാവശ്യം നിങ്ങൾ അള്ളാഹിന്റെ പേരിൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് സലാത്ത് ചൊല്ലിയാൽ പത്ത് അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹു നിങ്ങളെ പൊതിയും പത്ത് തിന്മകൾ അള്ളാഹു മായിച്ചു കളയും ഈ ഒരൊറ്റ സലാത്ത് കൊണ്ട് പത്ത് പദവികൾ പറഞ്ഞുയർത്തു എങ്ങനെയുണ്ട് ഇതൊക്കെ ചെയ്തൂടെ ഇതൊക്കെ ചെയ്താൽ ശൂന്യാവില്ല കേട്ടോ ഇതൊക്കെ ചെയ്താലേ മുജാഹിദാവും നമ്മൾ നമ്മൾ നമ്മളെന്തിനെ സലാത്തിനൊക്കെ നമ്മളെവിടെയാണ് എതിർക്കുന്നത് ഒരു പാട്ട് കണ്ടതിനാണ് അല്ലേ നമ്മളല്ലാണ്ട് സല്ലാഹു അല മുഹമ്മദ് മുഹമ്മദ് നബി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന ഏത് സമയത്തും നമ്മൾ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി അത് നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ നിന്നാ വരുന്നത് അല്ലേ അല്ലാണ്ട് നമ്മൾ പാട്ടുകാരില്ല അല്ലാണ്ട് ഇവിടുത്തെ ഒരു ഇതിന്റെ ഈ ഈ എൽമിന്റെ മജ്ലീസാന്നും പറഞ്ഞിട്ട് ഇതിനെ ഒച്ചം വിളിയാക്കിയിട്ട് ബഹു ഉണ്ടാക്കല്ല ആദരവ് ഉണ്ടാക്കല്ല അത് കൽബിന്റെ അകത്തളത്തിൽ നിന്ന് നിക്കറായിട്ട് വരണം പുറത്തേക്ക് കേട്ടോ അപ്പോഴാണ് നമുക്ക് അതിന് പ്രതിഫലം കിട്ടുന്നത് അപ്പൊ നമുക്ക് എന്തെല്ലാം ഗുണം കിട്ടി പത്ത് നന്മകൾ വന്നു പത്ത് നന്മകൾ മായിച്ചു പത്ത് പദവികൾ പരലോകത്ത് ഉയർത്തി എന്തേ നമ്മൾ ചെയ്തത് എന്തേ നമ്മൾ ചെയ്തത് അല്ലേ എത്ര എത്ര എളുപ്പത്തിലാണ് നമുക്ക് ഒരുപാട് ഒരുപാട് എളുപ്പത്തിൽ സ്വർഗത്തിലെത്താനുള്ള വഴികളാണ് ഈ കാണിച്ചു തരുന്നത് അല്ലെ നബി കരീം സലാഹു അലൈഹി വസ്ലമ നമ്മൾ ഓതുണ്ടാക്കി കഴിഞ്ഞാൽ പ്രാർത്ഥന നടത്താറുണ്ട് അല്ലേ ഒന്നുണ്ടാക്കി കഴിഞ്ഞാൽ ആളെ കാണിക്കാനല്ല കേട്ടോ ആളെ കാണിക്കാനല്ല ചിലരൊക്കെ അപ്പൊ മറ്റേ ഓനാക്കണ്ടേ ഞാനും വിടൂല അവനെ അത് ശരി ഒന്നും അറിയില്ല ചിലവർക്ക് കുറച്ചറിയാം ആ കുറച്ചറിയണവനാണ് ഈ എന്താക്കല് നല്ലോണം അറിയണമെന്ന് ഒച്ചരാക്കൂല കാരണം ജാഹിലിനോടല്ല പറയുന്നത് വിവരമില്ലാത്ത അള്ളഹാനോടല്ല അസമായ അന്ധനും ബദിരനുമായ അള്ളഹാനോടല്ല അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും അത് അവൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നു കേട്ടോ നമ്മൾ നമ്മളെന്താ പറയുന്നത് അഷറുവല്ല ആദ്യം ഒതു നന്നാക്കണം മൻ തവല്ല ഫാൽസൽ ഒതുവാണ് ഒന്നും ഉണ്ടാക്കുമ്പോൾ ഒന്ന് നന്നാക്കണം ഒന്ന് നന്നാക്കുക എന്ന് പറഞ്ഞാൽ നീയത്തോടു കൂടിയും ശുദ്ധമായ മനസ്സോടും പിന്നൊന്നും സംസാരിക്കരുത് ചിലരൊക്കെ ഒന്നുണ്ടാക്കുമ്പോൾ വായിൽ ഇങ്ങനെ വെട്ടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറഞ്ഞ കിലോ നൂറ് റുപ്യ ഇങ്ങനെ ഒന്നുണ്ടാക്കണം രണ്ടാൾ കൂടിയേ വരിക വരുമ്പോ തന്നെ വർത്താനം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് മറ്റുള്ളവന്റെ ഇറച്ചി തിന്നാ കീറുക പള്ളിക്കൊക്കെ പള്ളിക്കൊക്കെ കേറിയിട്ട് ബാക്കി നിസ്കരിച്ച് ചെയ്ത് പറയാന്നുള്ള നിൽക്കുമ്പോൾ പിന്നെ പിന്നെ നിസ്കാരത്തിന്റെ കഥ പറയാത്തല്ലേ കാരണം അതിന്റെ ബാക്കി തുടരുന്നു പറഞ്ഞ കഥ അത് കേക്കായിട്ട് ഓൻ്റെ ഒരു നിസ്കാരം ഉണ്ടെന്നിട്ടോ കാത്തിക്കവനെ മറ്റോനെ മറ്റോ കുറച്ചും കൂടി ഈ പുതിയ കഥ ഉണ്ടാക്കണമല്ലോ അതുകൂടി കൂടി ആലോചിച്ച് ഉണ്ടാക്കുക എന്നിട്ട് ഇറങ്ങുള്ളൂ പുറത്തേക്ക് മറ്റോൻ്റെ വേഗം കഴിഞ്ഞു ഇവർക്ക് കേൾക്കാറുള്ള ആളാണ് മറ്റൊരു പറയാനുള്ള ആളാണ് അപ്പൊ അതിനനുസരിച്ച് കണക്കാക്കിയിട്ട് വരിക ഒന്ന് ഇവർ വീണ്ടും കുറച്ചും കൂടി പറഞ്ഞിട്ട് വരിക അല്ലേ അപ്പോൾ ഒതുണ്ടാക്കുമ്പോൾ മനസ്സും ശരീരവും മഹാനായ അലിയുള്ളാഹുവിനൊക്കെ ഒതുണ്ടാക്കുന്ന സമയത്ത് തകയ്യറ വജൂന മുഖം വിവർണ്ണായി പോകുന്നു അപ്പൊ എന്താന്ന് ചോദിച്ചു ഇങ്ങനെ മുഖങ്ങൾ ഒതുണ്ടാക്കുമ്പോൾ എന്താ ഇങ്ങനെ മുഖം വല്ലാണ്ട് വല്ലാത്ത പ്രയാസത്തിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആരെ മുമ്പിലാ നിൽക്കാൻ പോകുന്നത് ആരെ മുമ്പിലേക്കാൻ ഇത് കഴിഞ്ഞിട്ട് നിൽക്കാൻ പോകുന്നത് അതിൻ്റെ ഒരുക്കല്ലേ ഈ ഒതു നമുക്കങ്ങനെ തോന്നിയല്ലോ ആരെ മുമ്പിലേക്കാ നിൽക്കാൻ പോണത് അല്ലേ നിങ്ങൾ ആരുടെയും മുമ്പിലേക്ക് നിൽക്കാൻ പോവുകയാണ് എങ്ങനെയാ പോവുക പ്രധാനപ്പെട്ട ഒരാള് നിങ്ങളെ പുറലേക്ക് വരുന്നുണ്ട് വയസ്സന്മാർ വരെ ഷർട്ട് ഇൻസൈഡ് ചെയ്ത് ബെൽറ്റൊക്കെ കെട്ടി അല്ലേ കാരണം വയസ്സായിരിക്കുന്ന ആർക്കും തോന്നണ്ട എല്ലാം ഷൂസും ബൂട്ടും ബോട്ടും ഒക്കെ ഇട്ടിട്ട് നിൽക്കുക അല്ലേ അങ്ങനത്തെ കാലത്തൊക്കെ വരുമ്പോ ഊതിയില്ലായിട്ടല്ലല്ലോ ഇപ്പം ഇതൊന്നും ചെയ്യാത്തത് ഇതൊന്നും ഇപ്പോൾ ഇവിടെ ആവശ്യമില്ലാത്തോട്ടെ നിങ്ങളിപ്പോ അങ്ങനെ വെറുതെ ഷർട്ടും സൈഡ് ഇത് കോട്ടും കെട്ടി നടന്ന തീ കൂടെ നടന്ന ആൾക്കാരെയൊക്കെ ഭ്രാന്താണ് അതുകൊണ്ട് കെട്ടാണ്ടൊക്കെയാണ് ഇവിടെ തീ കൂടെ ചില ആൾക്കാർ അറബിയ ഡ്രസ്സ് ഇട്ടാണ് നടക്കുന്നതാണ് ചില മൊയ്യന്മാർ നമുക്ക് സാധാ തോന്നുകയാണ് കാരണം ഏത് അത് അവിടെയുള്ള നാട്ടിൽ ചെല്ലുമ്പോൾ അവിടുന്ന് മിമ്പറിൻ്റെ മുകളിലൊക്കെ കയറിപ്പെടുന്നല്ലാണ്ട് അല്ലാത്തപ്പോൾ നമ്മൾ അവിടുത്തേതായ ഡ്രസ്സും അവിടുത്തേതായ സ്റ്റാൻഡേർഡും ഒക്കെ പുലർത്തിയുള്ള വസ്ത്രം ധരിക്കുന്നല്ലാണ്ട് ഇവിടെ ഇപ്പം നമ്മളാ നടക്കുമ്പോൾ പ്രയാസം നേരെ കുറച്ച് ഓഫീസിൽ പോകുന്ന ആളാണ് ഡോക്ടർ ആയിട്ട് ഡോക്ടറായി ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് പറ്റാവുന്ന വസ്ത്രങ്ങളൊക്കെ അയാൾക്ക് അണിയാം അതാണല്ലോ അതിൻ്റെ മാന്യത അപ്പം അതുകൊണ്ട് അതല്ലാത്തൊരു നിലക്ക് വസ്ത്രം അണിഞ്ഞ് നടക്കുന്നതല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ട് നിസ്കരിക്കാൻ പോകുമ്പോൾ ചിലർ കളിത്തിരി അത് മതി ശ്രദ്ധിക്കല്ലേ അത് മതി കളിത്തിരി ഇതൊക്കെ അള്ളാന്റെ മുമ്പിലേക്ക് ഇത് മതി വിയാപ്പള പോകുമ്പോൾ കല്ലെടുത്ത് വരും എന്തേലും വിയാപ്പള പോകുമ്പോ പടച്ചോരെ മാറ്റാൻ രണ്ട ആള് കുണ്ടന്മാര് വേറെ ഓരോ ലോയക്കാർ തന്നെ വന്നിക്കണം ചെടി വരെ ഒരട്ട് കൊടുക്കുക എവിടേക്ക് മുറിഞ്ഞു ഉണ്ടാച്ചിട്ട് നേരെ മറിച്ച് പള്ളിക്കൽക്ക് സുഖയ്ക്ക് വരുന്നതാണ് അവർ കണ്ടം തുണിയൊക്കെ കൊടുത്ത് ഒരു തല പടി ഒരു തല അവിടെ അതായത് തമാശല്ല അടിവസ്ത്രം വരെ ഇട്ടൂല ചെറുബൈക്കല്ലേ ആര് കാണാനാ ഞാൻ കുറച്ച് ലുഹറിനാണ് കേട്ടോ ലോഹറിന് എല്ലാവരും വരുമെന്ന് അറിയാം ആ കുറച്ചുകൂടി ഉഷാറില്ല വരിക അല്ലേ ഇതൊക്കെ എന്താ കാരണം നിങ്ങൾ ഉള്ളിൽ വന്ന അള്ളാന്റെ പേര് ഇപ്പം അപ്പം അത് ആ കള്ളിത്തുരുമലുകൾ കാണിച്ച് അവർ ചെല്ലും ചോദിക്കും കള്ളിത്തുരുമല അല്ല <laughs> കള്ളിത്തുരുമലല്ല അല്ല അതുകൊണ്ടാണ് ഹുദൂസീനത്തക്കും എന്താ കൊല്ലി മസ്ജിദ് എല്ലാ പള്ളിയിലും അടുത്തും നിങ്ങൾ സീനത്ത് അലങ്കാരം സ്വീകരിക്കും അലങ്കാരം വേണം നിങ്ങൾ അലങ്കരിക്കണം നിങ്ങളെ വസ്ത്രം കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ട് അലങ്കരിച്ചിട്ട് അള്ളാന്റെ മുമ്പിലേക്ക് വരുന്നത് പിയാപ്പളുടെ മുമ്പിലേക്ക് ആ പിയാപ്പിൾ കിട്ട ഡ്രസ്സിനേക്കാളും മനോഹരമായിട്ട് പോകണം വഴിയിലേക്ക് അപ്പോഴാണ് അള്ള കൽപ്പിൽ കയറുക ഉണ്ടോ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിങ്ങള് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ടൊന്ന് ഒതുണ്ടാക്കി നോക്കി എന്നിട്ട് നിങ്ങളൊന്ന് പറയണം സുമ്മക്കാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു അള്ളാഹുല്ലാതെ ഇല്ലാഹില്ല അവൻ ഏകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു വാഷിതു തന്നെ മുഹമ്മദ് അബ്ദുക്കു റസൂലുഹു അള്ളാഹുവിൻ്റെ പ്രവാചകൻ അടി അള്ളാഹിൻ്റെ അടിമയാണ് അള്ളാഹിൻ്റെ ദൂതനുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു പടച്ചവനെ തെറ്റ് വന്നു പോയാൽ തവപ്പ് ചെയ്യുന്ന മനസ്സുള്ളവരുടെ കൂട്ടത്തിലും അകവും പുറവും ആരോടും വെറുപ്പും വിദ്വേഷവുമില്ലാത്ത ശുദ്ധിയുള്ള മനസ്സിന്റെ ഉടമസ്ഥനുമാക്കണമേ തമ്പുരാനെ പൊതുവോട് കൂടി ചോദിച്ച ചോദ്യം ഈ പ്രാർത്ഥന നിങ്ങൾ നടത്തിയാൽ കേട്ടോളൂ നിങ്ങൾ പ്രതിഫലം ഫുദ്ദിഹത്തു ലഹു സമാനിയത്ത് അബുവാദിൽ ജന്ന സ്വർഗത്തിന്റെ എട്ട് വാതിലുകളും ആ പ്രാർത്ഥന നടത്തിയവന്റെ മുമ്പിൽ അള്ളാഹു തുറന്നു വെക്കും അവൻ ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ അവൻ സ്വർഗത്തിക്കാർ അപ്പൊ ആ പ്രാർത്ഥന വലുപ്പത്രേ നമ്മൾ കളിക്കുരുന്ന പ്രാവിലായി വെച്ചുണ്ടാക്കുന്ന പ്രാർത്ഥനയാണത് അല്ലെങ്കിൽ ആരെയും കേൾപ്പിക്കാൻ വേണ്ടി ചിലർ ആൾക്കാരെ പോകുന്ന കർഷകരായിരുന്നു അത് ആളെ കാണിക്കാനും ഞാനൊരു ആലിമുല്ലല്ലാമ ഷെയ്ഖുൽ മഷായിഖ് ഇബ്ലീസ് മാളമാണെന്ന് വരുത്താനാണ് മറ്റവർക്ക് ഇതൊന്നും അറിയില്ലേ ഓമിയായിരിക്കും പഠിച്ചാലും പിന്നെ ആലിമ തന്നെ കേട്ടോ അപ്പോ ഇങ്ങനെ വളരെ വ്യവസ്ഥാപിതമായി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് പ്രതിഫലം നമുക്ക് ലഭ്യമാകും ഒരുപാട് ചെറുതൊന്നല്ല കേട്ടോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മളിപ്പോ പിന്നെ ഒക്കെ സാധനം വാങ്ങാനൊക്കെ നമ്മൾ പോകുന്നത് വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റിലും മാളുകളിലും ഒക്കെയാണ് ഇപ്പൊ നമ്മൾ സാധനം വാങ്ങും കാരണം എല്ലാ സാധനവും കിട്ടാവുന്ന സ്ഥലം എന്ന നിലക്ക് അല്ലേ അപ്പൊ നമ്മൾ അവിടെയാണ് പോകാറുള്ളത് അത്തരം സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ നശിക്കാൻ വളരെ കൂടുതൽ സാധ്യതയുണ്ട് കാരണം അവിടെ ഒരുപാട് ആളുകൾ പല തരത്തിൽ വരാറുണ്ട് അല്ലേ ഇപ്പൊ അധികം ആണുങ്ങളല്ല സാധനം വാങ്ങാൻ ഇത്തരം സ്ഥലത്ത് പോകുന്നത് പെണ്ണുങ്ങളാണ് പിന്നെ അവിടെ പോകുന്ന ചെറുപ്പക്കാരാണ് ഹൈപ്പർ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ തിരിഞ്ഞെടുക്കിയവരാണ് ഓര് പോയി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സാധനം വാങ്ങാനല്ല സാധനം വന്നാ വാങ്ങാൻ വന്നോലെ പർച്ചേസ് ചെയ്യാനാണ് ഓലെ പർച്ചേസ് ചെയ്യാൻ വരുന്നതാണ് അപ്പോൾ എന്ത് പർച്ചേസ് ചെയ്യാൻ അതിൻ്റെ മുകളിൽ ഒന്നുമില്ല പർച്ചേസ് ചെയ്യാൻ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ ഒന്നുമില്ല ഇല്ലാന്നുള്ള ശരിയാ അപ്പം തീ കുത്തിക്കുന്നവരുടെ അരി എന്ത് ഇതിൻ്റെ മുകളിൽ ഒന്നും ഇല്ലാന്ന് മനസ്സിലാവില്ല പക്ഷെ ഒരുത്തണ്ടാണ് കുത്തിക്കണോ തിരിയാത്തവന് അങ്ങനെ ഒറ്റപ്പെട്ട ആൾക്കാർ മാത്രമേ തിരിഞ്ഞോലുള്ളൂ തിരിയാത്തുള്ളൂ ബാക്കിയൊക്കെ തിരിഞ്ഞോല് തന്നെയാണ് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കിയത് പക്ഷെ തിരിയാത്ത ആളുകൾ പലപ്പോഴും ഒരുപാട് അപകടങ്ങളിൽ ചെന്നപ്പെടുന്ന ഒരു വലിയ സ്ഥലമാണ് നോക്കൂ നിങ്ങൾ റസൂൽസുലാസിയുടെ കാലഘട്ടത്തിൽ ഹൈപ്പർ മാർക്കറ്റും ഇല്ല സൂപ്പർ സൂപ്പർ മാർക്കറ്റും ഇല്ല മാളുകളുമില്ല പക്ഷെ റസൂലുള്ള പറഞ്ഞ എന്നേക്കുമായുള്ള ഒരു പ്രാർത്ഥന ഒരു ദീക്രി നബി പഠിപ്പിക്കുന്നു നോക്കൂ സൂഖ മാളുകളിലും മാർക്കറ്റുകളിലും നിങ്ങൾ പ്രവേശിക്കുമ്പോൾ പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു നിങ്ങൾ നമ്മൾ ദിഗ്രോക്കണത് നമ്മളിപ്പോൾ അവിടത്തേക്ക് കയറുമ്പോഴും അള്ളാഹു അല്ലാതെ ആരാധനയില്ല ഞാൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇലാഹുല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അവന് പങ്കുകാരില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ലഹുൽ മുൽക്ക് ലഹുൽ ഹംദ് അവനാണ് പരമാധികാരം അവന് മാത്രമാണ് സ്തുതി യുഹീ യുമീത് അവൻ ജീവിപ്പിക്കുന്നു മരിപ്പിക്കുന്നു ഹയ്യുല്ലായമൂത്ത് അവൻ മരണമില്ലാതെ എന്നെന്നും ജീവിക്കുന്നവനാണ് ബിയദിഹിൽ ഖൈറക്കുല്ല എല്ലാ നന്മകളും അവന്റെ കൈവിലാണ് കാലാക്കുല്ലിശയും കതിർ അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനുമാണ് ഈ പ്രാർത്ഥന നിങ്ങൾ നിർവഹിച്ചാൽ കഥബല്ലാഹു അൽഫ അൽഫ ഹസ്ന ഒരു ലക്ഷം നന്മ അല്ലാഹു നമ്മുടെ പേരിൽ ഒരു ലക്ഷം നന്മ അപ്പൊ പറഞ്ഞതിലൊക്കെ ഏറ്റവും വലുതാണ് അല്ലേ ബോധപൂർവം കൽബിന്റെ അകത്തളം അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യം നിർവഹിക്കുന്നതെങ്കിൽ ഒരു ലക്ഷം നന്മ നമ്മുടെ പേരിലേരും ഒരു ലക്ഷം തിന്മ അള്ളാഹു മായിച്ചു കളയും ഒരു ലക്ഷം നന്മ എഴുതി ഒരു ലക്ഷം നന്മ മായിച്ചു ഇനിയോ സ്വർഗത്തിൽ അള്ളാഹു അവനൊരു വീട് പണിതു ഒരൊറ്റ പ്രാർത്ഥന ഇങ്ങനെ പറഞ്ഞ ഒരു ചെറിയ ചെറിയ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് മൻ ബന ബൈത്തൻ ആരെങ്കിലും ഇല്ല അള്ളാഹ്ക്ക് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്താൽ ബന ബൈത്തൻ അല്ലേ അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ മാത്രമാണ് നല്ല യഹ്ലാസുള്ള തക്കുവയുള്ള ഹൗഫോട് കൂടി എന്താ പറയാ കറയറ്റ ഒരു പണ ചില്ലി കാശ് പോലും ഒരു നിലക്കും തിന്മയിലെത്തപ്പെടാത്ത തിന്മയില്ലാത്ത വരുമാനം അന്തസ്സുള്ള പണം കൊണ്ട് ഒരാൾ ഹജ്ജ് നിർവഹിച്ച നമുക്ക് പറഞ്ഞത് അങ്ങനെ തന്നെ ഒരു ദീനാർ ഒരു ദൃഹം പണം ഹജ്ജിൽ ഹറാമുള്ളതുണ്ടെങ്കിൽ അവന് സ്വർഗം കിട്ടില്ല അങ്ങനെ ഹജ്ജിന് പോവുകയും ഒരു നിലക്കും തിന്മ വരാത്ത ഒരു അള്ളാഹു റസൂൽ പഠിപ്പിച്ചത് കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ഒരാൾ ഹജ്ജ് നിർവഹിച്ചു വന്നാൽ ലൈസലഹു ജസാവിനില്ല അങ്ങനെ ചില്ലറ കാര്യങ്ങൾക്ക് നോമ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഒക്കെയാണ് റസൂൽ പറഞ്ഞത് പക്ഷേ ഒരു മാളിലേക്ക് കയറുമ്പോൾ നടത്തിയ പ്രാർത്ഥനക്ക് ഒരു ലക്ഷം നന്മ എഴുതി വെക്കും ഒരു ലക്ഷം തിന്മ മായച്ചു കളയും ഒരു മണിമേട നമുക്ക് അള്ളാഹു കൊടുത്തിട്ട് എളുപ്പം നമുക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കും അല്ലേ ഒരു മുസ്ലിമായ മനുഷ്യന് സ്വർഗം കിട്ടാതെ മരിക്കേണ്ടി വരിക ഇനിയും എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മഹാഭാഗ്യം നിർഭാഗ്യവാനല്ലേ അല്ലേ ഇത്തരം ഒരുപാട് സൗകര്യങ്ങളും സംവിധാനങ്ങളും അള്ളാഹു ഏർപ്പെടുത്തി തന്നിട്ടും നമ്മൾ ശ്രദ്ധിച്ചില്ല നമ്മളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് യാ അയ്യുഹല്ലതിനാമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ അൻ വിശ്വസ്തവരെ നിങ്ങൾ അള്ളാഹിന്റെ ദിക്റ് അതിൽ നിന്ന് അകന്നു പോവുകയാണ് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ മുതലുകളും അതിൽ നിന്ന് നിങ്ങൾ അശ്രദ്ധരാക്കാതിരിക്കട്ടെ അള്ളാഹിന്റെ ദിക്റ് മാറ്റിവെക്കല്ലേ പണം കൂടുമ്പോൾ മക്കൾ പ്രശസ്തരാകുമ്പോൾ കഴിവുള്ളവരാകുമ്പോൾ മക്കൾ നേരെ മറിച്ച് കഴിവ് കുറഞ്ഞവരും പണം ഇല്ലാത്തവരുമാണ് ഏറ്റവും കൂടുതൽ ദിക്റേറ്റ് നടക്കുക അല്ലേ പണം കൂടിയാലോ മക്കളൊക്കെ നല്ല ഫോമുള്ള ജോലി നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉപ്പ അമ്മ എന്നവരെ വിളിക്കില്ല മമ്മി ഡാഡി ഡാഡ് ഡാഡി അല്ലേ ഡാഡ് നല്ലൊരു ഡാഡ് ഡാഡി എന്ന് എന്താ പറയുക രണ്ടാളി കൂടി വിളിച്ചതാ വയസ്സാവും വിളിക്കാനുള്ളത് അത് മനസ്സിലായില്ല പാപ്പാനെ ഡാന്നും ഉമ്മനെ ഡീന്നും രണ്ടും കൂടി കൂട്ടിയാൽ അങ്ങനെ ഉണ്ടാക്കിയതാ ഡാഡി അത് വയസ്സാവും വിളിക്കുമ്പോൾ മനസ്സിലാവും ഡാ ഡേ എന്ന് വിളിക്കുമ്പോൾ മനസ്സിലാവത്ത് രണ്ടും കൂടി സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞാലേ ഡാഡി അപ്പോ മക്കളും മുതലും സമ്പത്തൊക്കെ ഒരുപാട് കൊന്നു കൂടുമ്പോ അതിനനുസരിച്ച് ഒഴിഞ്ഞു പോണ സാധനം ദിക്കറാണ് അല്ലേ ദിക്കർ ഒഴിഞ്ഞു പോയാൽ ശിക്ഷ അള്ളാഹു വെറുതെ വിടൂലല്ല അതിനൊക്കെ അള്ളാഹിൻ്റെ അടുത്ത് ഒരുപാട് സംവിധാനങ്ങളുണ്ട് കേട്ടോ ഒരുപാട് സംവിധാനം ഇങ്ങനെ ദിക്കർ ഒഴിഞ്ഞു പോയുണ്ട് ഓരങ്ങനെ പെട്ടെന്ന് നന്നാവില്ല അതല്ല പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആദ്യം പറഞ്ഞത് എന്താ വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹിന്റെ ദിക്കർ ഒഴിഞ്ഞു പോകരുത് പണം കൂടുമ്പോ കേട്ടോ പണം കൂടുമ്പോ ദിക്കർ ഒഴിഞ്ഞു പോകരുത് പിന്നെ മക്കൾ പ്രശസ്തരും കഴിവുള്ളവരും ഒക്കെ മക്കളൊക്കെ കൈ കാലും കഴിഞ്ഞതും വീടെടുക്കുന്നതൊക്കെ ആണെങ്കിൽ എല്ലാവരും എപ്പോഴും പഠിച്ചവനെ നിർദ്ധാരക്കണം അവന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രത്യേക ദുരന്തമോ ഇപ്പൊ എന്റെ കാല് ശരിയാവാൻ അവരല്ലത് അവൻ എത്ര കൊല്ലായി കിടക്കുന്നവരെ ഇങ്ങനെ നമ്മളെ മോളിപ്പം ഇരുപത് വയസ്സായി ഇതുവരെ ഓള് എല്ലാ കാര്യം ഞാൻ ചെയ്തു കൊടുക്കണം അല്ലാ പഠിച്ചവനെ എന്നൊക്കെ പറയില്ലേ നേരെ മറിച്ച് ആ ഇരുപത് വയസ്സായാലും ഇങ്ങനെ ചെത്തി അടക്കുകയാണെങ്കിലോ അതിന്റെ മോളാണ് പൂമ്പാറ്റിയെ പോലെ പാറി കാരണം അത് വിവാഹ കപ്പോളത്തിലെ വിപണിയിലെ അന്തസ്സുള്ള ചരക്കാണ് കേട്ടോ അപ്പോൾ ഇല്ലാണ്ടാവുമ്പോഴാണ് അതുകൊണ്ടാണ് എന്നാ പറഞ്ഞത് യാഹിയോ എല്ലാമനും വിശ്വസിച്ചവരെ അങ്ങനെ പ്രവർത്തിച്ചാൽ അള്ളാഹു നഷ്ടത്തിൽ കലാശിപ്പിക്കും എല്ലാം അത് അല്ലേ പറഞ്ഞത് എന്നിട്ടല്ല പറയണം അധികം തന്നപ്പോൾ നിങ്ങൾ നിന്ന് നഷ്ടപ്പെട്ടു മയ്യത്ത് കബറിലേക്ക് വരുന്നത് വരെ ആ ദിക്ർ ഉൾക്കൊള്ളാൻ ദിക്ർ നഷ്ടപ്പെടുത്തിയ ആളുകൾക്ക് കഴിയില്ല അവരുടെ മനസ്സിലേക്ക് അത് വരില്ല അവരുടെ മയ്യത്ത് തന്നെ കൊണ്ടുവരണം അതുവരെ നന്നാവില്ല എത്ര പറഞ്ഞാലും നന്നാവില്ല എത്ര കേട്ടാലും നന്നാവില്ല ഏത് ക്ലാസ് പോയിട്ട് കാര്യമില്ല എത്ര കുറിച്ച് പരാമർശിച്ചിട്ട് കാര്യമില്ല എത്ര ഹജ്ജിന് പോയിട്ട് കാര്യമില്ല ഓൻ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല കാരണം അവൻ്റെ കൽബിലേക്ക് നീക്കിണ്ടാവില്ല ഓനിങ്ങനെ കൊല്ലം കൊല്ലം അച്ഛനും ഉറപ്പുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉമ്രക്ക് നോക്കുന്നുണ്ട് ഓന് സാധാരണ മീഞ്ചത്തെ പയ്യനായിരിക്കും ഓന് മീഞ്ചത്തെ പോണ്ട് ഉമ്രക്ക് കൊണ്ടൊക്കെ ഒരുപോലെ അങ്ങോട്ടൊന്നും കേറൂല പിന്നെ പുതിയ പുതിയ ബിൽഡിംഗ് ഒക്കെ കണ്ട് നല്ല ഉഷാറായി താഴെ ഒന്ന് മൊട്ടടിച്ച് അപ്പൊ ആ മൊട്ടടിച്ചപ്പോ അമ്മക്ക് തോന്നി സാധു വഹിക്കുന്നു മുടി വന്നപ്പോൾ പിന്നെ മനസ്സിലായി മോശമായിരിക്കുന്നു അതല്ലേ അപ്പോ അള്ളാഹു പറയുന്നു അൽഹാഖുമുത്തക്കാസുർ എന്തെല്ലാം അനുഗ്രഹങ്ങളാണോ നമുക്ക് തന്നത് ആ അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹ്ക്കെതിരില്ല കളിച്ചത് അല്ലേ ആരോഗ്യം അള്ളാഹു തന്നാൽ ആ അനുഗ്രഹം കൊണ്ട് അള്ളാഹ്ക്കെതിരാണ് പൈസ തന്നാൽ ആ അനുഗ്രഹം കൊണ്ട് അള്ളാഹ്ക്കെതിരാണ് സൗന്ദര്യം തന്നാൽ ആ അനുഗ്രഹം കൊണ്ട് അള്ളാഹ്ക്കെതിരില്ല കളിക്കുക അല്ലേ ഏത് അനുഗ്രഹമാണ് അള്ളാഹു ഇല്ലാതാക്കിയത് ആ അനുഗ്രഹം കൊണ്ട് നമ്മൾ തെറ്റിയതില്ല തന്നാൽ കൊണ്ടൊക്കെ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ കൂടി ജീവിക്കുക ഈ സദാസമയവും അപ്പോൾ എളുപ്പ സ്വർഗത്തിലേക്ക് എത്താം എളുപ്പം നരകത്തിന് രക്ഷപ്പെടാം അല്ലേ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് ദിക്റുകൾ പറഞ്ഞു ഒരൊറ്റ ദിക്റ് ഞാൻ ഈ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് പറയാമോ അള്ളാഹു ഞാൻ ഞാൻ സിമ്പിൾ പറയാം എന്താ അള്ളാഹു സ്വർഗത്തിലെ നിധിയാണെന്ന് പറഞ്ഞ വാക്ക് ഏതായിരുന്നു അല്ലേ നമുക്ക് കടലിലെ തിരമാലകളോളം പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പൊറുക്കപ്പെടാൻ പറ്റാവുന്ന മൂന്ന് വാക്ക് അക്ബർ പറഞ്ഞൂടെ ഒരു വിരോധമില്ല കേട്ടോ എപ്പോഴും സുബഹാൻ എന്ന് നമ്മൾ എപ്പോഴും പറയുന്നു അള്ളാഹു അക്ബർ പറയുന്നു നമ്മൾ അള്ളാഹു നാവുകൊണ്ട് അങ്ങനെ ദിക്കറുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കണം അപ്പോൾ തെറ്റുകളൊക്കെ കുറയും നല്ല സംസാരം വരും നല്ല ചിന്ത വരും ആളുകളെ പറ്റിയൊന്നും ചീത്ത വാക്കുകൾ പറയാൻ കഴിയില്ല ഇപ്പൊ തന്നെ നിങ്ങൾ ഈ ക്ലാസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പറയാൻ കഴിയില്ലെങ്കിൽ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു വ്യത്യാസം അള്ളാഹിലേക്ക് എടുക്കാൻ കഴിയും എന്നൊരു തോന്നൽ ഉണ്ടാക്കുക അല്ലേ ഒന്നും തോന്നില്ലല്ലോ നേരത്തെ പറഞ്ഞാൽ തന്നെ എന്ത് അത് കവറിലേക്ക് മയ്യത്തുകൊണ്ടുകൊണ്ടുവരാമെന്നവരാണ് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാം എങ്ങനെയാ അള്ളാഹ് പറഞ്ഞത് ഇതാ ദുഃഖിറല്ലാ അള്ളാന്റെ ദിക്കർ ഓർമ്മപ്പെടുത്തിയാൽ വജിലത്ത് കുലൂബുഹും മനസ്സുകൾ പെടയും പടച്ചവനെ ആയില്ലല്ലോ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ പറഞ്ഞിട്ടില്ലല്ലോ ദിക്കറുകൾ ഉണ്ടായിട്ടില്ലല്ലോ എന്ന ഭയം മനസ്സിലുണ്ടാവും അതാണ് വൈദാ ദുഃഖിറല്ലാ വജിലത്ത് കുലൂബുഹും وإذا تليت عليهم آياته زادتهم إيمانا അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൽപ്പിക്കപ്പെടുമ്പോൾ ഈമാൻ വർദ്ധിക്കും റബ്ബിൽ ഭാരമേൽപ്പിച്ചു എന്തെല്ലാം കട്ടപ്പാടുകളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ടും അള്ളാഹു നമ്മളെ പരീക്ഷിച്ചാലും എല്ലാം സഹിച്ചും ക്ഷമിച്ചും പടച്ചവന്റെ മാർഗത്തിൽ തീർത്തും അവസാനിക്കുന്നവരെ പിടിച്ചു നിൽക്കും അർഹമുറാഹിനായ തമ്പുരാൻ മരണം വരെ അള്ളാഹുവിൻ്റെ ദിക്ർ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിൽ തട്ടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച ദിക്കറുകൾ സദാസമയവും പ്രാർത്ഥിക്കുക സൂറത്ത് മൂന്നെണ്ണം മകരിൽ നമസ്കരിച്ചാൽ മറക്കരുത് സൂറത്ത് നാസ് ഫലത്ത് ഖിലാസ് മറക്കരുത് പ്രാർത്ഥന ഏഴെണ്ണം അള്ളാഹുമിന്നി ജന്ന അള്ളാഹുമിന്നി അസ്കലുക്കൽ ജന്ന എന്ന് ഏഴുവട്ടം മകരിവിന് ശേഷം അള്ളാഹുമിന്നി അസ്കലുക്കവിനാർ ഏഴുവട്ടം ഇങ്ങനെ പ്രാർത്ഥിക്കുക അർഹമുറാഹിമിനായ തമ്പുരാൻ നാം സ്വർഗം ചോദിക്കുമ്പോൾ സ്വർഗം നൽകുന്ന വിശ്വാസികളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ നരകത്തിൽ നിന്ന് മോചനം ചോദിക്കുമ്പോൾ മോചനം നൽകുന്ന സത്യവിശ്വാസികളിലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിൻ്റെ ദീക്കറിന് അള്ളാഹുവിൻ്റെ പ്രാർത്ഥനകൾക്ക് വലിയ സ്ഥാനം അള്ളാഹു തന്നെ നമ്മുടെ മനസ്സിൽ അള്ളാഹു നൽകുമാറാകട്ടെ പടച്ച തമ്പുരാൻ്റെ കോടതിയിലേക്കുള്ള യാത്രയിൽ തീർത്തും അവസാനത്തെ ദിക്കർ ഇല്ലല്ലാ എന്ന് ദിക്കർ ഉച്ചരിച്ചുകൊണ്ട് യാത്ര പോകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുടക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു പിരിഞ്ഞുപോയ നമ്മുടെ മുഗ്മിനുകളായ മാതാപിതാക്കൾക്ക് അള്ളാഹു ഓഫറത്തും മറയാണിട്ട് നൽകുമാറാകട്ടെ ആരോഗ്യമില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ വാർദ്ധക്യത്തിൻ്റെ പ്രയാസത്തിൽ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് പടസ്സപ്പെടാൻ അവർക്ക് സന്തോഷവും ആനന്ദവും നൽകുമാറാകട്ടെ ഈമാനോടുകൂടി ജീവിച്ച് ആരോഗ്യത്തോടു കൂടി ജീവിച്ച് സ്വന്തം കാര്യങ്ങൾ സ്വന്തം കൈകൾ കൊണ്ടും കാലുകൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യാൻ കഴിയുന്ന ജീവിത കാലാവധി നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അതിന് ശേഷമുള്ള നരകിക്കുന്ന പ്രായം അള്ളാഹു നമുക്കെല്ലാം തരാതെ നമ്മെ രക്ഷിക്കുമാറാകട്ടെ ആർക്കും പാരമില്ലാതെ ജീവിച്ചു മരിക്കാൻ അള്ളാഹു എന്നെ നമ്മളെ ഇട്ടുമറ്റുമാറാകട്ടെ നാളെ പരലോകത്തെത്തുമ്പോൾ വലത് കൈയിൽ കർമ്മരേഖ സ്വീകരിച്ച് സ്വർഗം പോകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും